സ്ഥലത്ത് കൊണ്ടുപോയി സമർപ്പിക്കാമെന്നൊക്കെ പറയുന്ന മാതിരി ഉണ്ടല്ലോ അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ ദുസ്സംഗം കൊണ്ട് അങ്ങ് വിട്ടുപോകും വിട്ടുപോയിട്ട് അതിനെ സംബന്ധിച്ച് കുറ്റബോധം ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്താൽ അത് മാരകമായിട്ടുള്ള രോഗങ്ങളായിട്ടൊക്കെ വരാം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പല കുറ്റബോധം ഇല്ലാത്ത ആൾക്കാരുണ്ടോ ഇല്ലാത്ത ആളാകുമ്പോൾ അവർ അവരങ്ങ് ഒഴിവാക്കുമല്ലോ ഇപ്പോൾ ഒരു പെണ്ണിനെ അങ്ങ് പിന്നെ മൊഴിയല്ലീന്ന് വെക്കാം പിന്നെ അവർക്ക് എന്ത് വന്നാലും ഇവർക്ക് അത് നമ്മൾ തമ്മിൽ യാതൊരു കുഴപ്പമില്ല അതുപോലെ അത് കാര്യം തീർക്കുന്ന കാര്യമാണ് അങ്ങനെയുള്ളത് പിന്നെ എന്താ വെച്ചാൽ കർമ്മവും കർമ്മവനെ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കോളാം അതായത് പിന്നെ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാനസികമായി ചേർത്താൽ ചെയ്താൽ കുറച്ചും കൂടെ മെച്ചാണ് അതും ബുദ്ധികാലത്തിൽ ആ ബോധാനത്തിലേക്ക് എടുക്കുമ്പോൾ അതിനേക്കാളും ഇതാണ് അപ്പോൾ ഒരേ മാതിരി ആയിക്കോളുന്നില്ല പണ്ട് ചെയ്തിരുന്നപ്പോൾ സാങ്കല്പികമായിട്ടായി സങ്കല്പികമായിട്ടുള്ളത് ആ ദേവതയുടെ ആ ഇതിൽ ആ ബോധസ്വരൂപമായിട്ട് ഇങ്ങനെ കുറച്ച് സമയം ധ്യാനം മാത്രം അതിൻ്റെ സ്മരണയിൽ ധ്യാനം മാത്രമാണെങ്കിൽ അവിടെ മുടങ്ങുകയല്ല ചെയ്യുന്നു ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ആരാധിക്കുക ചെയ്യും ശരീരം കൊണ്ടുള്ള ആരാധനയെക്കാളും മാനസിക ആരാധന അതിനേക്കാൾ ബുദ്ധിപരമായിട്ടുള്ള ആരാധന ജപ ധ്യാന ഉത്തമം ശങ്കര രമണ മഹർഷി പറയുന്നത് അപ്പം അങ്ങനെ ഈ ആരാധനാ രീതി ഇങ്ങനെ മാറി മാറി നമ്മൾ പണ്ട് ആ ലേഖനത്തിൽ അതാണ് അവസാനം സൂചിപ്പിച്ചത് അതുകൊണ്ടാണ് അവരതിൽ കൊടുക്കാൻ കാരണം കാരണം ഈ ആരാധന എവിടെ നിന്ന് തുടങ്ങണോ എവിടെ അവസാനിക്കണം എന്നുള്ള മനോഹരമായിട്ടുള്ളൊരു സങ്കല്പത്തിന്റെ വ്യാഖ്യാനം അതിൽ കാണാം അതുകൊണ്ട് അവരതിൽ ആ ബുക്കിൽ അത് എഴുതി ചേർക്കാൻ കാരണം തോന്നുന്നു അപ്പോൾ അത് വളരെ അങ്ങനെ ആയിരിക്കണം എന്നാണ് അപ്പോൾ അത് നമ്മൾ വിട്ടുകളയലല്ല ഇതിൻ്റെ ഉന്നതമായ അവസ്ഥയിൽ കൊച്ചുകുട്ടിയാവുന്നതായി രാജാവിനെ പോലെ പിന്നെ അടിമയെ പോലെ പിന്നെ ബന്ധുവിനെ പോലെ സുഹൃത്തിനെ പോലെ പിന്നെ ബന്ധുവിനെ പോലെ എന്ന് പറയും അപ്പോഴൊക്കെ തന്നെ കൂടുതൽ കൂടുതലായി വരികയാണ് ഇപ്പോൾ പിന്നെ ഭാര്യ കല്യാണം കഴിഞ്ഞ ഉടനെ ഹലോ ഡിയർ എന്നൊക്കെ പറയും പിന്നെ കുറേ കാലം കഴിഞ്ഞ് എവിടെയാണ് അമ്മ പോയി നമുക്ക് എന്നൊക്കെ പറയും അപ്പോൾ സ്നേഹം കുറേ കൂടെ മെച്ചുവറായി എന്നർത്ഥമാണ് അതുപോലെ ഈശ്വരപ്രേമം അതെ ആദ്യത്തെ ഈ പ്രകടനമൊക്കെ കഴിഞ്ഞ് അവസാനം പോയി പോയി പോയി ആ ആരാധനയുടെ അതി അമൂർത്തമായിട്ടുള്ള ഭാവത്തിലാണ് ചെന്ന് കലാശിക്കുക അപ്പോൾ ഈശ്വരനും മനുഷ്യനും പിന്നെ നമ്മുടെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തിന്റെ പരമകാഴ്ചയിൽ എത്തുന്ന ഒരു പ്രകടനം പുറത്തേക്ക് ഉണ്ടാവില്ല പക്ഷെ ചിലവര് പറഞ്ഞ മാതിരി വിട്ടുപോയി എന്ന് വരാം അത് ഇതിലാണ് അതായത് എനിക്ക് യാതൊരു ഗുണവും കിട്ടുന്നില്ല അതുകൊണ്ട് അതിൽ നിന്നാബുദ്ധി ഉണ്ടായി അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ടുള്ള ഭ്രാന്തി ദർശനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അപകടമാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ യാതൊരു അനുഭവം ഉണ്ടായില്ല അവിരതി അതിലൊരു താല്പര്യം ഇല്ലാതെ പോയി അല്ലെ ആദ്യമൊക്കെ കിട്ടിയത് പിന്നെ കിട്ടാതെ പോയി അതുകൊണ്ടൊക്കെ വിട്ട് കളയുന്ന ആൾക്കാരുണ്ട് അവർക്ക് അതിൻ്റെതായിട്ട് ബെനിഫിറ്റ് പോയി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഏതെങ്കിലും കാലഘട്ടത്തിൽ അവർക്ക് തട്ടിമുട്ടി വീണ്ടും ബോധോദയം വരികയാണെങ്കിൽ വീണ്ടും അവർ എൽ ഐ സി കുറച്ച് പണം അടച്ചു പിന്നെ അടക്കാതെ അത് നഷ്ടപ്പെട്ടു പോയി പിന്നെ കുറെ കഴിഞ്ഞ് ഇങ്ങനെ പറ്റില്ല പെട്ടെന്ന് മരിച്ച നമ്മളെ സ്വന്തക്കാർക്ക് ആരാണുള്ളത് അവിടെ ഒന്നും കൂടി എൽ ഐ സി എടുക്കാന്ന് പറഞ്ഞു പിന്നെയും എൽ ഐ സി എടുക്കും ആദ്യത്തെ കണ്ടി മതിയായിരുന്നു അങ്ങനെ അതുപോലെ തന്നെ ആൾക്കാർ ഇവിടെ ഈശ്വര കാര്യങ്ങളും ചെയ്യാറുണ്ട് കുറെ കാലമൊക്കെ ഭ്രമിച്ച് വില കൂട്ടിലും വിട്ട് അങ്ങനെയൊക്കെ പോവാം ഒരു ഒരു അഗ്രികൾച്ചർ ഓഫീസർ എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യ ആള് കമ്മ്യൂണിസത്തിൽ കൂടി കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ അമ്പലത്തിൽ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി പൈസ ആൾക്ക് നഷ്ടമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴാണ് അവർ രാത്രി പറഞ്ഞു പറഞ്ഞുകൂടാ വന്ന എല്ലാവർക്കും പിന്നെ ഇറച്ചിയും ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കണം മാത്രമല്ല ചിലവർക്ക് സ്മോൾ അടിക്കണം അതിന് ഒരു മാസം അയാൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം അങ്ങനെ പോകുമായിരുന്നു പിന്നെ അയാൾ കുറേ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ച് അമ്പലത്തിൽ നമ്മൾ പോകുമ്പോൾ ഒരു പിന്നെ എട്ടണേ അല്ലെങ്കിൽ ഒരു റുപ്യൊക്കെ കണി ഇട്ടാൽ മതി അല്ലെങ്കിൽ വല്ല സംഭാവന എപ്പോഴെങ്കിലും ഉത്സവത്തിന് ഒരു ഇരുപത്തഞ്ച് റുപ്യ കൊടുക്കണം ഇത്രക്കേ ഉള്ളൂ നേരെ കുറച്ച് ഇതോ ഇതുകൊണ്ട് നീ അവസാനം എന്താണ് ഇവർ പോയി പോയി അവസാനം ജീവിതത്തിലാകെ രണ്ട് സുഖമുള്ളൂ ഒന്ന് കഞ്ചാവ് അല്ലെങ്കിൽ കണ്ടുപിടിക്കുക അതിപ്പോ ശരിയാവില്ല എന്ന് പറഞ്ഞ അയാൾ അവസാനം ആ പാർട്ടിയിൽ നിന്ന് വിട്ടു വിട്ടിട്ട് അവസാനം യുക്തിവാദം വിട്ടിട്ട് ഇങ്ങനെ കഴിഞ്ഞു ഒരു ദിവസം രാത്രി മുഴുവൻ ഞങ്ങൾ ഒന്നിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറയുന്നത് അയാൾ ഇനിയിപ്പോ വീണ്ടും ഭക്തനായിരിക്കണം ഞാൻ പറയാം വല്ല ഹോപ്പും ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ഒരു തന്തു പിടിച്ചാലേ ഉള്ളൂ എന്ന് എനിക്ക് വീണ്ടും ബുദ്ധിയായി മാറി അപ്പൊ അങ്ങനെ ഈ കൂട്ടം കൂട്ടം കൂടി ഈ അവിവേകം വർദ്ധിച്ച് അങ്ങനെ പോയി കുറെ കാലം കഴിയുമ്പോൾ പിന്നെ ഇതുകൊണ്ടൊന്നും രക്ഷയില്ല എന്ന് കാണുമ്പോൾ എന്തെങ്കിലും രക്ഷ മറ്റേനേ ഉള്ളൂ എന്ന് കാണുമ്പോൾ വീണ്ടും തിരിച്ചു വന്നു എന്ന് വരാം ഈ മഹർഷിമാരൊക്കെ തപസ് ചെയ്തിട്ട് പിന്നെ ഭംഗം വന്നു പതനം വന്നു പിന്നെ ആദ്യം മുതൽ പിന്നെയും തുടങ്ങുന്നു പറയില്ലേ അതുപോലെ അതിന്റെ തന്നെ ഒരു പിന്നെ സൂക്ഷ്മ ഭാവത്തിലേക്ക് മനസ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടായിരിക്കും ആദ്യത്തെ പ്രകടനം ആവശ്യമില്ല അതിന്റെ ഈ സങ്കല്പം തന്നെ അതിന് ഈക്വലന്റ് ഉള്ളില് ബുദ്ധിക്ക് തെളിഞ്ഞു കഴിഞ്ഞു അപ്പൊ അത് ധാരാളം മതി എന്നർത്ഥം പ്രകടനം വേണ്ട ആവശ്യമില്ല എന്നർത്ഥം അതാ നേരത്തെ പറഞ്ഞ ഭാര്യ ഭർത്താവ് ഇങ്ങനെ വലുതായി വയസ്സാവുമ്പോൾ പ്രകടനങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം ഏറ്റം വരെ ഉണ്ടാവുകയും ചെയ്യും എന്തോ വയറുവേദന എന്ന് പറഞ്ഞു വീട്ടുകാരൻ ചീത്തയൊക്കെ പറഞ്ഞു അവസാനം വടിയും കുത്തിപ്പിടിച്ച് വൈദ്യരെടുത്ത് ചെന്നു അങ്ങനെ വൈദ്യർ എന്തേ ഇങ്ങനെ വയ്യാതെ പോന്നു വെച്ചൊന്നുമില്ല ഭാര്യയ്ക്കൊരു വയറുവേദന എന്ന് പറയുന്നു അപ്പം അതിന് എന്തെങ്കിലും മരുന്ന് കൊടുക്കാനാണ് കാരണം അവൾക്ക് സൂക്കട് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങനെ എൻ്റെ സമാധാനം ഉണ്ടാവുമെന്ന് അപ്പൊ സ്നേഹത്തിന്റെ അത്യുന്നതമായുള്ള ഭാവമാണ് പക്ഷെ പ്രകടനമില്ല അതുപോലെയാണ് ഈ ഭക്തിഭാവങ്ങളൊക്കെ തന്നെ ഈ ചെറിയ കാലത്ത് പ്രകടനങ്ങൾ പലതും ഉണ്ടാവും പക്ഷെ ആ പ്രകടനം പോയി പോയി പോയി പോയി ആ ബോധത്തിലുള്ള ആ സമാധി അവസ്ഥയിൽ അതായത് പിന്നെ in perfect balance with cosmic consciousness എന്നാണ് അതായത് ആ വിശ്വപ്രാണനായിട്ട് നമ്മൾ പെർഫെക്റ്റ് ബാലൻസിൽ ഇങ്ങനെ നിൽക്കുന്നതിനാണ് അപ്പം അച്ഛൻ പറയുന്ന മുഴുവൻ അനുസരിച്ചുകൊണ്ട് കുട്ടി അത് പ്രകാരം അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേമാതിരി സ്മാർട്ടായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛൻ പിന്നെ അങ്ങോട്ടും പറയേണ്ട ആവശ്യമില്ല മകൻ ഇങ്ങനെ തന്നെയല്ല അച്ഛൻ ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഒക്കെ കറക്റ്റാണ് ബോധ്യം വരുന്നുണ്ട് രണ്ടുപേരും ഒരു ബാലൻസ് ഉണ്ടല്ലോ അങ്ങനെ ദൈവവും നമ്മൾ തമ്മിൽ ഒരു ബാലൻസ് സ്റ്റേറ്റ് വരിക അതാണ് സ്മാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിൽ എവിടെയെങ്കിലും ഒരു ഡിസ്കോർഡ് ഒരു ഡിസാർമണി നമ്മളെ സങ്കല്പത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടാവില്ല അപ്പോൾ we are perfectly in balance with the cosmic consciousness ആ സമയത്ത് അതാണ് അത്യുന്നതമായിട്ടുള്ള ഈശ്വര ആരാധനയുടെ അവസ്ഥ എന്ന് പറയുന്നത് അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആ ലേഖനത്തിൽ അങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത് തന്ത്രിയുടെ വാക്കുകളിൽ ഇത് വന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ അതിന് പ്രത്യേക സ്ഥാനമുണ്ട് കാരണം ഇതിൽ കൂടി ഈ പൂജാക്രമത്തിൽ കൂടെ വന്നിട്ട് അവസാനം ഇതായിരിക്കണം അതിന്റെ കൾമിനേഷൻ അതിൽ ഒഴിവാക്കി ആ ലേഖനത്തിൽ കാര്യമാണ് പിന്നെ ഈ ഒരു പശുവിനെ കെട്ടിയിട്ടു അത് അവിടെ കിടന്നു ഇങ്ങനെ അയവർക്കൊണ്ടിരുന്നു അവസാനം പശുവിനെ കയറ കഴിച്ചാലും അത് പിന്നെ സ്വാതന്ത്ര്യമാണെന്നുള്ള തോന്നൽ അതിനുണ്ടായിരുന്നു വരില്ല കുറേ സമയത്തേക്ക് പിന്നെ നമ്മൾ അതിനെ ആട്ടി തളിച്ച് എഴുന്നേൽപ്പിക്കണം എന്നാലേ അത് ഓ കയറൊന്നും ഇല്ല അല്ലേ എന്ന് ശ്രദ്ധിക്കാവുള്ളൂ അതുപോലെ നമുക്ക് ശീലം കൊണ്ട് പലതും ഉണ്ട് അങ്ങനെ പലതും അതെ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കാണ് അവരുടേതായിട്ടുള്ള ബന്ധനങ്ങളുണ്ട് മുസ്ലിംസ് അവരുടേതായുള്ള ബന്ധനം ഇപ്പോൾ മുസ്ലിംസും ക്രിസ്ത്യാനികളൊക്കെ വളരെയധികം സ്വതന്ത്രമായി ചിന്തിക്കുന്നവരുണ്ട് എങ്കിൽ എങ്കിലും ജീസസ് എന്ന ഏക രക്ഷകനെ വിട്ടാൽ രക്ഷയില്ല എന്ന കാര്യത്തിൽ അവർക്ക് എപ്പോഴും ഒരു ആശങ്കയാണ് അതിനെ കുറിച്ച് അങ്ങനെയില്ല ഇവിടെ രക്ഷകരെന്ന് പറഞ്ഞാൽ ജീസസിന് വരെ എത്രയോ രക്ഷകരുണ്ട് രക്ഷാമാർഗം എല്ലാവർക്കും തുറന്നു കിടക്കണം ആ മാർഗം ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി എന്നുള്ളൊരു ധാരണയിൽ വന്നാലും അവർക്ക് അതിൽ പേടിയാണ് മറ്റേ അങ്ങനെ വിട്ടുകൂടാന്ന് തോന്നല് അതിന് മുസ്ലിംസിനും അതേമാതിരി തന്നെ ഇപ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾ വെറും ഖുറാൻ മാത്രമാണ് മറ്റൊക്കെ മനുഷ്യബുദ്ധി തെളിഞ്ഞതാണ് അതുകൊണ്ട് ഇതിൽ കൂടി അല്ലാതെ രക്ഷയില്ല സ്വർഗത്ത് കിടക്കണമെങ്കിൽ ഇത് മാത്രമേ രക്ഷയുള്ളൂ എന്ന് അവർ പറയുന്നു അപ്പൊ അത് പറയുമ്പോൾ യേശുവിനെ രക്ഷകനാക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്ത് കിടക്കില്ല ചെർക്ക് എന്ന് പറഞ്ഞ ഒരു പിന്നെ അപരാധം നിങ്ങൾ ചെയ്യണമെന്ന് മുസ്ലിംസ് പറയും വേറെ കുറച്ച് മുസ്ലിംസ് ആണെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തതുകൊണ്ട് അവരൊരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഇവരും പറയുന്നു അപ്പൊ അവർ തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്ത് ആരെ ജയിക്കുക കണ്ടില്ലേ അപ്പോ ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു തത്വം ഉണ്ട് എന്ന് രണ്ടുപേർക്ക് അറിയാന്നുണ്ടെങ്കിലും ആ ശീലം കൊണ്ട് അത് തുറന്നാണ് അംഗീകരിക്കാനും പറയാനും ഒരു മടി പിന്നെ അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുള്ളവരൊക്കെ മാത്രം പുറത്ത് കിടക്കുക കാരണം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ മറ്റൊരു സമ്മതിക്കില്ല എന്നുള്ളത് അവ മതത്തിനൊക്കെ ധിക്കരിച്ചുകൊണ്ട് ധിക്കരിക്കുകയല്ല ആ മതത്തിൽ നിന്നും അവർ പുറത്തു വന്നിട്ട് അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു ഉപനിഷത്ത് വായിക്കുന്നു പിന്നെ ക്രിസ്ത്യാനികളാണെങ്കിൽ ബൈബിള് വായിച്ച് രസിക്കുന്നു പിന്നെ പിന്നെ ഖുറാൻ വായിച്ച് രസിക്കുന്നു മുസ്ലിംസ് ആണെങ്കിൽ ബൈബിള് വായിച്ച് രസിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉപനിഷത്ത് വായിക്കുന്നു അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട് അവർ സ്വതന്ത്രരാണ് പക്ഷെ മറ്റവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഒരു പേടി ഉള്ളിലൊരു ആ ശീലം കൊണ്ടുള്ളത് അങ്ങനെ ഇപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവാം പക്ഷെ എങ്കിലും ഈ ബുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടം വന്നിട്ടുണ്ടെന്ന് അർത്ഥം ശാരീരിക തലം വിട്ട് മാനസിക തലം വിട്ടിട്ട് ബുദ്ധിതലത്തിലേക്ക് അപ്പോൾ ഇന്ദ്രിയാണി പരാണ്യാഹു എന്നാണ് ഇന്ദ്രിയഭ്യ പരം മന മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ് ശ്രീകൃഷ്ണ പറയുന്നു ഗുരുവായൂരപ്പൻ ഇത്രയും കാലം നമ്മൾ സേവിച്ചപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞു ഈ ഇന്ദ്രിയങ്ങളെക്കാണ് പിന്നെ വസ്തുക്കളെക്കാളും പ്രാധാന്യം എന്നുള്ള കാര്യം മറക്കണ്ട ഇന്ദ്രിയങ്ങളെക്കാളും പ്രാധാന്യം മാനസിക തലത്തിലാണെന്ന് മറക്കണ്ട മാനസിക തലത്തെക്കാളും പ്രാധാന്യമുള്ളത് ബുദ്ധിയിലാണ് അതുകൊണ്ട് ബുദ്ധിയെക്കാളും പരമമായിട്ടുള്ളത് ആത്മാവാണ് അപ്പോ ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇങ്ങനെ കുടിയേറി പാർക്കണം എന്നുള്ളതാണ് കൃഷ്ണന്റെ ആഗ്രഹം അല്ല എന്നും ആ താഴ്ന്ന ലെവലിൽ മാത്രം നിൽക്കുക എന്നുള്ളതല്ല ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം മറ്റേലേക്ക് കടക്കുക അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇതിൽ അപ്പൊ ഈ ബുദ്ധികാലത്തിലാണ് വിവേകം വിചാരം സത്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ജന്മത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ഒക്കെ സങ്കല്പിക്കാൻ തുടങ്ങുന്ന ബുദ്ധിയാണല്ലോ ബുദ്ധി കൊണ്ട് സങ്കല്പിച്ച ആ ഭാഗങ്ങൾ എത്ര കണ്ട് വെളിവാകുന്നു അത്ര കണ്ട് മറ്റേ കുറയും അപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിട്ട് സ്കൂളിൽ ഉത്തരവാദിത്തമൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ പോയി കളിക്കലൊക്കെ കുറയും പണ്ട് ഗ്രൗണ്ടിൽ തന്നെ ആയിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ പക്ഷെ ഇപ്പോ ഉത്തരവാദിത്തം പുതിയത് വന്നപ്പോൾ അവിടെയുള്ള കളി കുറഞ്ഞു പല പല വേഷം കെട്ടി തുലകാരംഗയെ കളിക്കും അടിയന് വലിയൊരു സമ്മാനം നീ കളിമതിയാക്കെന്ന് ചൊല്ലിയാലായിരുന്നാണ് അപ്പോ ഭൗതിക പ്രപഞ്ചത്തിൽ ധാരാളം സ്വത്ത് സമ്പാദിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള കളികളൊക്കെ അവസാനിച്ച് കുറച്ച് ഇന്ദ്രിയങ്ങളിൽ അടങ്ങി ഇന്ദ്രിയങ്ങളിൽ അടങ്ങിയതിന് ശേഷം മരണത്തിലേക്ക് കടന്നു അതും കഴിഞ്ഞിട്ട് പിന്നെ ബുദ്ധിയിലേക്ക് ആ ബോധത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു അങ്ങനെ ആ ബോധത്തിന്റെ അവസ്ഥയിൽ എന്തോ എനിക്കിപ്പോ ശാസ്ത്രം ഒന്നും വായിക്കാനും തോന്നില്ല കേൾക്കാനും തോന്നില്ല എന്ന് പറയുന്ന ഒരു കാലം വരും കാരണം എന്താ വെച്ചാൽ അന്ന് ആത്മാവിൽ ഇങ്ങനെ വിശ്രാന്തി അനുഭവിക്കുകയായിരുന്നു ആ വിശ്രാന്തിക്ക് തടസ്സമാണ് ഒരു ശ്ലോകം ചൊല്ലുന്ന പോലും ഒരു ഉപനിഷത്ത് വായിച്ച് കേട്ടാൽ പോലും ഇതിന് ശരിയായി തോന്നുന്ന ഒരു കാലം വരും യോഗവാസിട്ടം വരെ ഏ നിങ്ങൾ ഒന്നും ഉണ്ടായിരിക്കും അല്ലെ നിങ്ങൾ വായിച്ചോളൂ ഞാൻ അപ്പുറം പോവാം എന്ന് പറയുന്ന കാലം വരും കാരണം അതിൽ എത്തുന്ന സമയത്ത് ഇതും അരോചകമായി അപഥ്യമായി അപ്പോൾ ഇന്ദ്രിയ കാര്യങ്ങൾ എത്തുമ്പോൾ ഭൗതികമായിട്ടുള്ള ഈ പഞ്ചഭൂതാത്മകമായ കാര്യങ്ങളൊക്കെ അവധ്യാണ് മാനസിക തലത്തിൽ എത്തുമ്പോൾ ഇന്ദ്രിയ കാര്യങ്ങളൊക്കെ അവധ്യാണ് ഇപ്പൊ മാങ്കുളത്തിന്റെ കഥകളി എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു പണ്ട് പക്ഷെ ഇപ്പൊ എന്താണ് ആ നിങ്ങളൊക്കെ പോയി കണ്ടോളൂ ഞാൻ ധാരാളം കണ്ടതാ അവിടെ ജിജ്ഞാസമൂർത്തി വന്നു ഇനി ഇവിടെ പറയുന്നുണ്ട് ജിജ്ഞാസമൂർത്തി ജിഹാസമൂർത്തി പ്രേക്ഷാമൂർത്തി വികൃഷാമൂർത്തി ഒക്കെ വരുന്നുണ്ട് ഈ നിവൃത്തികളിൽ കൂടി നമ്മൾ ഉയർന്നു ഉയർന്നു പോവാണ് അപ്പൊ ഈ ഉയർന്നു പോകുന്ന സമയത്ത് മറ്റേ ഇല്ലാതെ എന്തേ ഇപ്പൊ എനിക്ക് ഗുണഷ്ടം ചെല്ലാൻ തോന്നുന്നില്ല അപ്പൊ ഈയിടെയായിട്ട് ഇതിന് ആവശ്യമില്ലല്ലോ അപ്പുറത്തിൽ നിന്ന് അപ്പോൾ നമ്മൾ ഓരോ പടി കയറി വരുന്ന സമയത്ത് ഈ ഉന്നതമായുള്ള അവസ്ഥ കൊണ്ട് സാധന അനുഷ്ഠാനം തുടങ്ങിക്കഴിഞ്ഞാൽ ലോവർ ലെവലിലെ സാധന അനുഷ്ഠാനത്തിന് മന്ദിഭാവം വരും നാച്ചുറലാണ് തൽ പരംപുരുഷ ഖ്യാതേ ഗുണവൈതൃഷ്ണ്യാണ് ഈ പരംപുരുഷന്റെ ഖ്യാതി ഇങ്ങനെ തളങ്ങി തളങ്ങി ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങളിൽ ഇങ്ങനെ നിരന്മേഷം തുടങ്ങുന്നു എന്നോട് രമണ നിയമപ്രകാരം ഞാൻ ധ്യാനം ശീലിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഗംഗോത്രിയിൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അവിടുത്തെ നൂറ്റിനാല് വയസ്സായിട്ട് മഹാത്മാവ് രമണൻ്റെ മെത്തേഡ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടല്ല കേട്ടോ എൻ്റെ മുഖത്തേക്ക് oh Ramana's method of meditation very good എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു I will give you technique by which you can see Ramana ഒരാൾ പറയുക ചെയ്തു പക്ഷേ എനിക്ക് രമണ മഹർഷി കാണേണ്ട ആവശ്യമില്ല പക്ഷെ കാണലല്ലോ അദ്ദേഹം ഏതൊരു അവസ്ഥയിലിരിക്കുന്നു അവസ്ഥയിൽ ഇരിക്കലല്ലേ നമ്മുടെ ഉദ്ദേശം പിന്നെ അദ്ദേഹത്തെ ആരാധിക്കലൊന്നുമില്ല അദ്ദേഹത്തെ ആരാധിക്കൽ ഒരു ഡിസ്റ്റർബൻസ് ആയി തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് മേൽക്കുമേൽ പോകേണ്ട മാർഗങ്ങൾ അപ്പൊ ഒരു ഘട്ടം കഴിയുമ്പോ മറ്റേ ഘട്ടം ഓ എന്തോ അറിയില്ല ഇയാള് കുഞ്ഞികൃഷ്ണൻ നേരെ ഇപ്പൊ കള്ളഷാപ്പിലൊന്നും കാണുന്നില്ല എന്താവോ അപ്പൊ അമ്പല കമ്മിറ്റിയിൽ ഒരാളായി അപ്പൊ അതിനനുസരിച്ച് കുറച്ച് പത്യങ്ങളൊക്കെ വേണം അതൊന്നും ഇവിടെ വിട്ടു ഇതിനേക്കാളും വലിയൊരു ഇത് കണ്ടല്ലേ അങ്ങനെ അവർ അമ്പല കമ്മിറ്റിയിൽ എന്താ ഇപ്പൊ സെക്രട്ടറിയും പ്രസിഡന്റായിട്ട് മത്സരിച്ചിരുന്ന ആളിപ്പോ അമ്പല കമ്മിറ്റിയിലേ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളിപ്പോ ഏകാന്തത്തിൽ ഇരുന്ന് ഭാഗവതം വായിച്ചിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഭാര്യ പറയും പണ്ടൊക്കെ കുറച്ച് ഭാഗവതം വായിക്കുന്ന പതിവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഭാഗവത കഥ ഒക്കത്തം ചതല വെച്ച് കിടക്കുന്നു അയാൾക്ക് ഭാഗവതം വേണ്ട ഒരു ദിവസം പിന്നെ എന്താണ് അവിടെ ഇങ്ങനെ കിടക്കുന്നതാണ് അല്ലെങ്കിൽ പുറത്തു പോയി ആകാശത്തിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ് എന്റെ ഭ്രാന്താണ് പറഞ്ഞൂടാ എന്ന് പറഞ്ഞാല് ബുദ്ധിദാനം കഴിഞ്ഞിട്ട് മറ്റേ സ്ഥലത്തേക്ക് പരിണമിച്ച് വരാമെന്നർത്ഥമാണ് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ ഇടയിൽ പറ്റില്ല എന്ന് പറയുന്നത് മിസ്സിസ് മേല എന്ന് പറഞ്ഞിട്ട് യുഗോസ്ലാവിയ എന്നൊരു ലേഡി വന്നിരുന്നു ഇന്ത്യയിൽ അവരെ ആലപ്പുഴ വെച്ച് ഞാൻ കണ്ടു അവിടെ തിയോസഫിക് സൊസൈറ്റിയിൽ ഒരു മീറ്റിങ്ങിന് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞെന്താ വെച്ചാൽ അവിടുന്ന് ഒരു ഇനീഷ്യേഷൻ കിട്ടി ഗുരുവിൻ്റെ അടുത്ത് അത് പ്രകാരം അവർ വളരെയധികം അവർക്കതിൽ പുരോഗതിയൊക്കെ ഉണ്ടായി രണ്ടാമത്തെ ഇനീഷ്യേഷൻ സമയമായപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു ഗുരു പറഞ്ഞു വരും രണ്ടാമത്തെ ഇനീഷ്യേഷൻ ഇവിടെ വെച്ച് തരികയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ഭ്രാന്താശുപത്രിയിലായിരിക്കും കാരണം അത് ഭ്രാന്തായിട്ടേ ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ പക്ഷേ നിങ്ങൾ ഭാരതത്ത് പോകണം ഭാരതത്ത് പോയത് മുക്കാൻ കിടക്കാരണം ഈ അവസ്ഥകളൊക്കെ തറവാണ് അതുകൊണ്ട് അവിടെ ചെന്ന് നിങ്ങൾ ഭാരതത്തിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുക എന്നിട്ട് അവിടുന്ന് സെക്കൻഡ് ഇനിഷ്യേഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അവരെ ഭർത്താവ് ഒരു ജഡ്ജാണ് അപ്പോൾ ജഡ്ജ് പറഞ്ഞു നീ പൊക്കോ സിറ്റിസൺഷിപ്പ് എടുത്തോ ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റ് വരെ ഇരിക്കാം റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ഞാനും വരാം എന്നിട്ട് എനിക്കും അവിടെ ഈ സിറ്റിസൺഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് അവരവിടെ ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാരെങ്കിലും ഒന്ന് ആത്മീയം പറയുന്നത് എനിക്ക് കേൾക്കണം അപ്പൊ അവിടെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളെ കൊണ്ട് ഒരു പ്രഭാഷണം ഉണ്ട് അയാള് ദൃദർശി വിവേകാണ് ശങ്കരാചാര്യന്റെ അതിനെ കുറിച്ചാണ് പറഞ്ഞു ഓ പെർക്കുണ്ട് അത്ഭുതമായി പോയി ഞങ്ങളെ ഗുരു പറഞ്ഞ വെറുതെ അല്ല ഈ നാട്ടിലെ ചെറിയ കുട്ടിക്ക് പോലും അവിടെയുള്ള വലിയ ഗുരുക്കന്മാര് നേരെയാണ് വിവേകം ആത്മീയമായിട്ടുള്ള ഉണർവ് എന്നൊക്കെ പറഞ്ഞത് ശരിയാണ് അപ്പൊ അതാണ് അവിടെ അപ്പോൾ ഓരോ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവില്ല ജീസസ് ക്രൈസ്റ്റിനെ കണ്ടില്ലേ തൂക്കി പിന്നെ കുരിശ് തറച്ചു കൊന്ന എന്ത് കുറ്റം ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ വചനങ്ങളൊന്നും മറ്റവർക്ക് മനസ്സിലായില്ല റോമൻ സാമ്രാജ്യത്തിൽ വേറൊരു സാമ്രാജ്യം ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് യെസ് എൻ്റെ നിങ്ങളുടെ സാമ്രാജ്യം അല്ല എൻ്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അതെ അപ്പോൾ ഇവിടെ വേറെ സാമ്രാജ്യം ഉണ്ടാക്കണം behold the kingdom of heavens is with you എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ സാമ്രാജ്യം ഉണ്ടാക്കാനുള്ള ശ്രമം എന്നൊക്കെയാണ് അവർ റിപ്പോർട്ട് ചെയ്തത് അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് കുറിച്ചത് അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ട ആകുമ്പോൾ ഇപ്പോൾ എല്ലാം മനസ്സിലാവും കുറച്ച് സമയം ധ്യാനിക്കാൻ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം ധ്യാനിക്കും ഇപ്പം എല്ലാവർക്കും അറിയാം ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ സൈക്കാട്രിസ്റ്റിനെ കൊണ്ടു കാണിച്ചു ഇങ്ങനെ ഇരിക്കുന്ന എൻഡോജീനിയസ് ഡിപ്രഷന്റെ ഏർലി ഏർലിയസ്റ്റ് ആയിട്ടുള്ള സിംറ്റംസ് ആണ് പറയാം ധ്യാനിക്കുന്നത് കണ്ടാലേ അപ്പൊ അതുകൊണ്ട് അവിടങ്ങളിലൊന്നും പറ്റില്ല അതുപോലെ നമ്മൾ ഇപ്പടി അതെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അത് അറിയുന്നതായിട്ടുള്ള കൂട്ടുകാരുടെ ഇടയിലേ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹാത്മാക്കളുടെ ഇടയിലേ പിന്നെ നമുക്ക് സമയം ചെലവഴിക്കാം അല്ലെങ്കിൽ അവർ നമ്മളെ പിടിച്ചിട്ട് വല്ല സൈക്കാട്രിസ്റ്റിനെയും കാണിച്ചിട്ട് ചികിത്സിച്ച് സാധാരണക്കാരാക്കി മാറ്റി വരാം രമണ വർഷത്ത് അങ്ങനെ ഇരുന്ന് പതിനൊന്ന് വർഷം ഉണ്ടാതിരുന്നത് ഒരു സൈക്കാട്രിസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എൻഡോജീനസ് ഡിപ്രഷന് മരുന്ന് കൊടുത്ത് അഞ്ചാറ് തരം ഗുളികൾ കൊടുത്തിട്ട് അയാൾ സാധാരണ മനുഷ്യനാക്കുകയായിരുന്നു രാമകൃഷ്ണദേവന് ഷോക്ക് കൊടുക്കുകയായിരുന്നു അത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ സ്ഥിതി അതുകൊണ്ട് വേറൊരാൾക്ക് മനസ്സിലാക്കാവുന്ന ഘട്ടം വരെ ഒരു സ്ഥലത്ത് നിൽക്കാൻ പാടുള്ളൂ അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് പിന്നെ അത് മനസ്സിലാകുന്ന ഒരു ജനതയുടെ ഇടയിലേ ജീവിക്കാൻ പറ്റുള്ളൂ മാത്രം അല്ലെങ്കിൽ സമ്മതിക്കില്ല കൃഷ്ണൻ പറഞ്ഞത് ബുദ്ധിവേദം ജനിത ജ്ഞാനം കർമ്മസംഖ്യണം ഇത് മനസ്സിലാവാത്ത ആൾക്കാരുടെ കൂടി അവർക്ക് ബുദ്ധിവേദം ഉണ്ടാക്കാതെ അറിയാത്ത വിധത്തിൽ വേണം നമ്മളിതൊന്നും പറയരുത് എന്നാണ് ഇപ്പൊ അമേരിക്കയിലെ ഡി എം പഠിക്കാൻ വന്ന ഒരു സാഹിബ് ചിന്മയാനന്ദ സ്വാമി പറഞ്ഞു ട്രാൻസ്ജെൻഡർ മെഡിറ്റേഷൻ പഠിക്കാൻ വന്നു അതീന്ദ്രിയ ധ്യാനം പഠിക്കാൻ വന്നു അപ്പോൾ അവർ മന്ത്രം കൊടുത്തു ധ്യാനിക്കാൻ വന്നു ഇത് ആർക്കും ഉപദേശിക്കാൻ ആർക്കും ആരോടും മിണ്ടരുത് വളരെ രഹസ്യമാണെന്ന് പറഞ്ഞു സാഹിബ് കൈയും കാലൊക്കെ കഴിയും വൈകുന്നേരം സമയത്ത് ധ്യാനിക്കാനിരുന്നു അപ്പോൾ പിന്നെ ഭാര്യ ഒന്ന് ചോദിച്ചു വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചു ഞാൻ പിന്നെ ടി എം ചെയ്യാണ് ടി എം എന്ന് പറഞ്ഞാൽ എന്താണ് ചാൻഡിങ് മന്ത്ര എന്ന് ചാൻഡിങ് മന്ത്ര അതെന്താ മന്ത്രം എന്ന് വെച്ചാൽ അത് പറയാൻ പാടില്ല രഹസ്യമാണല്ലോ അപ്പോൾ നിങ്ങളെ ഭാര്യയിൽ നിന്ന് നിങ്ങൾ രഹസ്യം വെക്കുക എന്നോട് പറയില്ല എന്നുണ്ടോ അതെ പറയില്ല എന്ന് ആർ യു ഷുവർ എന്ന് are you keeping secret from your wife yes are you sure എന്ന് പിന്നെയും പിന്നെയും ചോദിച്ചു അതെ ഞാൻ പറയില്ല ഉറപ്പാന്ന് ഉടനെ ഉടനെ ഉടൻ എന്ത് ചെയ്ത് വെട്ടിയും കിടക്കേ കിടന്നിട്ട് I am going let your mantra cook your food പിന്നെ wash your cloth and clean your floor I am going അപ്പോൾ സാഹിബ് ഇങ്ങനെ അത്ഭുതപ്പെടും ആഹാ മന്ത്രത്തിന് ഇത്ര പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം എന്താ വെച്ചാൽ ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഈവിൽസും നിങ്ങളെ വിട്ടുപോകും I never thought that it is so so കാരണം അവിടെ കേസ് കൊടുക്കുക എത്ര കാലം കഴിയണം ഒന്നിനെ ഒഴിവാക്കാൻ അത് തന്നെയും വിട്ടുപോയി അതാണ് ഈ മനസ്സിലാവാത്ത സ്ഥലത്ത് നമ്മൾ വളരെ വായജ്ഞനായിട്ട് വേണം ജീവിക്കാൻ എന്നാണ് ബുദ്ധിഭേദം ജനി ജനിപ്പിക്കാതെ വേണം പിന്നെ നമ്മൾ നമുക്ക് കിട്ടിയുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അത് മറ്റായിട്ട് ടാലി ചെയ്യുന്നില്ലെങ്കിലും അവർക്ക് പിന്നെ kill out ambition and live as if you are ambitious എന്നാണ് ഒരു ധനിയന്റെ വീട്ടിൽ ചെന്ന് ഐ തർക്കമില്ലല്ലോ ഇതൊക്കെ എവിടുന്നാണ് നല്ലതാണ് അല്ലേ നിങ്ങൾക്ക് എങ്ങനെ എനിക്ക് ഇതിനൊന്നും സാധിച്ചില്ല എപ്പോഴെങ്കിലും ഭഗവാൻ തരുന്നു വിചാരിക്കുന്നു ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിനൊക്കെ ആഗ്രഹമുള്ള ആളുടെ മാതിരി അഭിനയിക്കണം എന്നാണ് ഓരോ സന്ധ്യയിലവളും ഇപ്പോൾ ഒരു കള്ളുകുടിയൻ കള്ളുകുടിയനായിട്ടുള്ളൊരു ആളുടെ വീട്ടിൽ ഒരാൾ പോയ കഥ പറഞ്ഞു അവിടെ ചെന്ന് ഇയാളെ മഹാഭക്തനും ധ്യാനം ചെയ്യുന്ന ആളാണ് അവിടെ ചെന്ന സമയത്ത് ആ നന്നായി നിങ്ങൾ വരുന്ന ദിവസം നല്ല സാധനങ്ങളൊക്കെ ഉള്ള ദിവസമാണ് അയ്യോ ഭഗവാനെ ഇത് അറിഞ്ഞില്ലോ ഞാൻ ഏ എന്തേന്ന് ഞാനൊരു കഷായം കുടിച്ചപ്പോൾ ഇനി മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ രണ്ട് മൂന്ന് മാസം കുടിക്കേണ്ട കഷായം ഈ മൂന്ന് ദിവസത്തിൽ എപ്പോഴെങ്കിലും ഇത് തൊട്ടാൽ പിന്നെയും ഞാൻ ആദ്യം മുതൽ തുടങ്ങണം പോയി എനിക്ക് ഒരു ഭാഗ്യമില്ല അത് സാരമില്ല ഏട്ടാ നമുക്ക് ഇനി പിന്നെ ഉണ്ടല്ലോ നിങ്ങളത് കഴിയട്ടെ അതിന് ശേഷം ഞങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് ഒരുക്കിയിട്ട് നിങ്ങളെ ക്ഷണിക്കാം ഞാൻ മതി അങ്ങനെ കഴിച്ചിലായിരുന്നു അപ്പൊ എവിടെ ചെന്നാലും ഇങ്ങനെ പെപ്റ്റിക് കൾച്ചർ ആണ് അതിന് ഗുളിയായിട്ടുണ്ട് ഇത് പാടില്ല പ്രത്യേകം പറഞ്ഞു നീ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുക എനിക്കാണെങ്കിൽ ഇത് കണ്ടാ കുടിക്കാതിരിക്കാൻ പറ്റൂല അല്ല അല്ല എന്നാലും അങ്ങനെയുള്ള മരുന്ന് കഴിക്കുകയാണെങ്കിൽ വേണ്ട അത് സാരില്ല അല്ല പാൽമഴ കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അവരെന്നെ ഇട്ട് ഉപദേശിക്കും അങ്ങനെ ഉപായത്തിനായിട്ട് വേണം നേരെ മറിച്ചത് മുഴുവനും രാക്ഷസീയ ശക്തികളെ ഉണർത്താണ് ഒന്നും പഠിക്കുന്നത് നിങ്ങൾ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്ഥിതി നമുക്കറിയാം അതുകൊണ്ട് കൃഷ്ണന്റെ പ്രത്യേക ഉപദേശമാണ് ഞാൻ ബുദ്ധിവേദഞ്ജനീയ ദക്ഷാനം കർമ്മസംഖ്യകളാണ് കർമ്മസംഖ്യകളായാലും വിജ്ഞാനികളുടെ ബുദ്ധിക്ക് അളക്കം തട്ടിക്കാതെ വേണം ജീവിക്കാനുള്ള ഓരോ ഘട്ടത്തും കൂടെ നമ്മൾ വളരെ സൂക്ഷിക്കണം എന്ന് ഒരുപാട് സംസാരിക്കുമ്പോൾ നമ്മൾ തിരിച്ചു വേണ്ടി തടസ്സങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു തത്വത്തെ മുറുകെ പിടിച്ചാൽ മതി അപ്പൊ അതിന്റെ തിയറി എന്താന്ന് വെച്ചാല് നമ്മള് ഉന്നതമായുള്ള ഒരു ആശയത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ആ ആശയമായിട്ട് ബന്ധപ്പെട്ട സർവശക്തികളും മറ്റ് ശക്തികളെക്കാൾ മേലെയാണെങ്കിൽ അത് മറ്റേതിനൊക്കെ അടിച്ചാൽ മതി പിന്നെ നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും വലിയ ഒരു വീട്ടിൽ ചെന്നാൽ അച്ഛനെ ആദ്യം ചെന്ന് കാലത്തെ നമസ്കരിച്ച് വണങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടുകാർ മുഴുവൻ പിന്നെ അച്ഛൻ്റെ കീഴിലുള്ളവരാണ് അപ്പോൾ അവരൊക്കെ നമുക്ക് അനുകൂലമായി മാറി ഈ ഒരു തത്വപ്രകാരമാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലെ മഹാതത്വം ഏതാണെന്ന് വെച്ചാൽ ആ തത്വത്തെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ശക്തികളും ഡിനോമിനേഷൻസ് ആണ് അവരൊക്കെ അതിന് സബ്മിസീവാണ് അപ്പോൾ നമുക്ക് അവരുടെ ഉപദ്രവം കൂടാതെ കഴിയും അപ്പോൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ കാണാനാണ് അതിൻ്റെ മുദ്രയും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് അനുകൂലമായി അപ്പോൾ അതുപോലെ <clears throat> ഏറ്റവും വലിയ ശക്തിനെ ഏകതത്വം ഏകതത്വം എന്നുള്ളതിന് പല ഏതെങ്കിലും ഒന്നിനെ എന്നുള്ള അർത്ഥമല്ല <clears throat> ഏകതത്വം ഏകമായിട്ടുള്ള തത്വം തത് ത്വം അത് ഞാനാന്നുള്ള ആ തോന്നലുണ്ടല്ലോ ഏകമായിട്ടുള്ള അതാണ് ഞാൻ എന്ന ആ ആശയത്തെ കുറിച്ചാൽ മതി എന്നാണ് കാരണം ഈ ബ്രഹ്മാണ്ടത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് ഈ എനർജിയുടെ വൈബ്രേഷനാണ് ഈ എനർജി മുഴുവനും ബോധകണികൾ ചലിച്ചുണ്ടായതാണെന്ന് പറയുന്നു ബോധകണിയെ ചലിച്ചുണ്ടായത് സർവത്തിനെ ഉൾക്കൊള്ളുന്നു ഏതാണ് മഹാബോധം തന്നെയാണ് ആ ബോധം ഒന്നേ ഉള്ളൂ ഇവിടെ ഒരൊറ്റ ബോധമേ ഉള്ളൂ ആ ബോധത്തിലെ നാനാ തരത്തിലുള്ള ചലനാത്മകതയാണ് ബ്രഹ്മാണ്ടം മുഴുവൻ അപ്പോൾ ആ ബോധത്തെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം അതിൻ്റെ ഘടകങ്ങളാണ് അപ്പോൾ നമ്മൾ നമ്മളെ ബാധിക്കാത്തതാണ് ഈ ബോധത്തെ ബോധത്തിലുള്ള ഒന്നിനും ബാധിക്കാൻ കഴിയില്ല അന്തര്യാമി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളിൽ അന്തര്യാമയായി നിശ്ചലായിട്ടിരിക്കുന്നതായുള്ള ആ തത്വത്തെ ഈ പ്രാതിഭാഷികമായിട്ടുള്ള ഒരു വസ്തുക്കും ബാധിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് അതാണ് ഞാൻ ആ ഏകത്വമാണ് ഞാൻ എന്ന ബോധത്തിലേക്ക് നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ തന്നെ ബാക്കിയൊക്കെ നിർവീര്യപ്പെട്ടു പോകും നമ്മുടെ ബാക്കിയുടെ ഉപദ്രവമൊന്നും പിന്നെ നമുക്കില്ല കാരണം നമുക്കെതിരല്ല ആ ശക്തികളൊക്കെ ആ ശക്തികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എതിരായിട്ട് വഹിക്കുന്നു എന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അന്തര്യാമയായിട്ടിരിക്കുന്ന ഏകതത്വമുണ്ട് ആ ഏകതത്വത്തെ അഭ്യസിക്കുക അഭ്യസിക്കുക അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തത്ര സ്ഥിതോ അഭ്യാസം അതില് സ്ഥിരപ്പെട്ട് കിട്ടാൻ വേണ്ടത് എന്തോ അത് എന്നെ അല്ല ഇത് ബാധിക്കുന്നത് ശരീരത്തിന് ഒരു വേദന വന്നാൽ അത് എന്നെ അല്ല ബാധിക്കുന്നത് എന്റെ ശരീരത്തെ ബാധിക്കുന്നു ശരീര പ്രപഞ്ചത്തിലെ പെട്ടാണ് അതുപോലെ മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അത് എന്നെ അല്ല ബാധിക്കുന്നു മനസ്സിനെയാണ് എന്റെ മനസ്സിനെയാണ് അപ്പോൾ എല്ലാ മനസ്സുകളും ദൃശ്യങ്ങളാണ് ഞാൻ ദൃഷ്ടാവാണ് അപ്പോൾ ദൃഷ്ടാവായിട്ടുള്ള ഞാൻ ബോധസ്വരൂപി ആ ബോധത്തെ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും ബാധിക്കാൻ കഴിയില്ല അപ്പോൾ യാതൊരു വസ്തുതയാലും ബാധിക്കപ്പെടാത്ത ഒന്നാണ് ഞാൻ ആ തത്വത്തെ അവലംബിക്കുകയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അപ്പൊ മഹാവാക്യത്തിന്റെ ഒരു വലിയൊരു പ്രതിഭാസം ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ അതിന്റെ പ്രതീകമായിട്ട് എന്തെങ്കിലും ഒന്നിനെ വെക്കുകയാണ് അപ്പൊ നമ്മൾ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നു ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ട് ആ വിഗ്രഹം അല്ലെങ്കിൽ ആ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതിൽ ആ ദേശബന്ധ യുദ്ധസ്യ ധാരണ നമ്മുടെ ചിത്തത്തിനെ അതിൽ ബന്ധിച്ചു നിർത്തുകയാണ് ബന്ധിച്ചു നിർത്തി കുറേ കഴിയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് വ്യക്തമായി കിട്ടും ഗുരുവായൂരപ്പൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എല്ലാറ്റിലും അന്തര്യാമായിട്ടുള്ള അർത്ഥമാണല്ലോ ആ അർത്ഥം ആദ്യം നമ്മൾ അങ്ങ് ഉപാസിച്ചാൽ മതി പിന്നീട് മതി അത് ബോധിക്കാനാണ് അപ്പം അന്ന് പറഞ്ഞ മാതിരി ചെറിയ കുട്ടികളാകുമ്പോൾ വേദം പഠിക്കാനേ പറ്റുള്ളൂ അർത്ഥം മന്നം ചെയ്യാനായിട്ടില്ല അവർ അർത്ഥം മന്നം ചെയ്യേണ്ട പ്രായമാകുമ്പോൾ ആണെങ്കിൽ അവർക്ക് ആവാം എന്ന് പറഞ്ഞ മാതിരി ആദ്യം ഒരു പ്രതീകത്തെ പ്രത്യേകിച്ച് മനസ്സിനെ സമർപ്പിക്കുക സമർപ്പിച്ച് കുറേ കഴിയുമ്പോൾ അതിൽ ഉയർന്നു ഉയർന്നു വരുന്ന സമയത്ത് ആ പ്രതീകത്തിന്റെ ഉള്ളാർത്ഥത്തെ നമുക്ക് മന്നം ചെയ്യാനുള്ള സൗകര്യം കിട്ടും അപ്പൊ ആദ്യം കോൺസെൻട്രേഷൻ മെത്തേഡാണ് അത് കഴിഞ്ഞ് പിന്നെയാണ് കണ്ടംപ്ലേഷൻ മെത്തേഡ് മന്നം ചെയ്യാനുള്ള അത് കഴിഞ്ഞ് റിലാക്സേഷൻ മെത്തേഡ് രാജയോഗം എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തുന്നു അപ്പൊ കർമ്മയോഗം കഴിഞ്ഞ് ഭക്തിയോഗം കഴിഞ്ഞ് ജ്ഞാനയോഗം കഴിഞ്ഞ് രാജയോഗത്തിൽ എത്തുന്നുണ്ട് ആ ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് പോകുന്നതിനനുസരിച്ച് നമ്മളെ വികാസഘട്ടം നമുക്ക് ഇങ്ങനെ ഉള്ളിൽ ബോധവത ഉണ്ടാവുന്നത് അപ്പം ആദ്യം നമ്മൾ ഏകതത്വാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ കൃഷ്ണനെയാണ് അഭ്യസിക്കുന്നത് ഞാൻ പിന്നെ ഗുരുവായൂരപ്പനെയാണ് അല്ലെങ്കിൽ ഞാൻ ഗണപതിയാണ് അല്ലെങ്കിൽ ഞാൻ സുബ്രഹ്മണ്യനാണ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ സർവസ്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിടിച്ചാൽ മതി സർവസ്വം അതാണെന്നുള്ള നിലക്കാണ് നമ്മൾ പിടിക്കുന്നത് അപ്പോൾ കാലക്രമേണ ഈ സർവം അതാ അതുമയാണെന്ന് നമുക്ക് ബോധ്യം വരുന്ന അപ്പോൾ ഈ ലോകത്തൊന്നും തന്നെ കൃഷ്ണനെ ബാധിക്കുന്നില്ല അതിനാൽ എൻ്റെ ആരാധ്യ ദേവതയ്ക്ക് ഇതൊന്നും ബാധകമല്ല പിന്നെ ഞാൻ അത് അതുമായിട്ട് താതാത്മ്യപ്പെടുക അലിഞ്ഞു ചേരുകയാണ് ചേരുമ്പോൾ എന്നെയും ബാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉള്ളിൽ വരികയാണ് താഴ്ന്ന ലെവലിൽ അങ്ങനെയാണ് ആരാധന പിന്നെ മേലോട്ട് പോകുന്നതോറും അതിങ്ങനെ അതിൻ്റെ ആ ശരിയായിട്ടുള്ള സാക്ഷാത്കാര ദശ ഉള്ളിലിങ്ങനെ തെളിഞ്ഞു വരും നമ്മൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് കോൺക്രീറ്റ് മൈൻഡാണല്ലോ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥൂല മനസ്സാണ് സ്ഥൂല മനസ്സിന് സ്ഥൂലമായിട്ടുള്ള ഒരു പദാർത്ഥം വേണം പിന്നെ മനസ്സ് കുറേശ്ശെ കുറേ സൂക്ഷ്മ തത്വം തെളിഞ്ഞു വരുമ്പോൾ ഇതിന്റെ സൂക്ഷ്മാംശം തെളിഞ്ഞു വരുന്നതാണ് ഗുരുവായൂരപ്പൻ എന്നുള്ളതിന്റെ സൂക്ഷ്മാംശം തെളിഞ്ഞു തെളിഞ്ഞു വരും ഇതിന് മുഴുവൻ ഉദാഹരണം നമ്മളെ പട്ടതൈപ്പാടും കൃഷ്ണ ഗുരുവായൂരപ്പനുമാണ് ആ നാരായണീയം ആദ്യം മുതലിട്ട് അങ്ങോട്ട് നോക്കുക വെച്ചാൽ ആദ്യം അദ്ദേഹം തുടങ്ങിയത് ഒരു നിന്നാണ് പക്ഷെ പിന്നെ സർവന്തര്യാമിയായിട്ടുള്ള അതാണ് ഉള്ളിലും പുറത്തും എൻ്റെ ഉള്ളിലും എല്ലാറ്റിനും ഉള്ളിലും ഉള്ള ആ ഭാവം വന്ന അവസാനം സമാധിസ്ഥരാകുകയാണ് ഈ ശാസ്ത്രീയ എന്നാ പറയേണ്ടത് ഉദാഹരണം ഇപ്പൊ ഞാനൊരു ഡോക്ടറാണ് ഒരു കൊട്ട നിറയെ മരുന്നും കൊണ്ട് രോഗികളൊക്കെ ഒരുക്കി വരെ നിൽക്കാൻ പറഞ്ഞു എല്ലാവർക്കും ഇങ്ങനെ മരുന്ന് എടുത്തു കൊടുക്കലല്ലോ ഓരോരുത്തർക്കും ഓരോ പ്രശ്നമായിരിക്കും ആ പ്രശ്നത്തിന് എന്താ മരുന്ന് കൊണ്ട് വെച്ചാൽ അയാൾക്ക് കൊടുക്കാണ് അടുത്ത ആൾക്ക് ഇതിന് നേരെ വിപരീതമായിട്ടുള്ള വേറെ ചിലതായിരിക്കും കൊടുക്കേണ്ടി വരിക അപ്പൊ ഉള്ള ഒരാൾക്ക് വേറെ ഇളകാനുള്ള മരുന്ന കൊടുക്കുക വേറെ ഇളക്കമുള്ള ഒരാൾക്ക് ഉറക്കാനുള്ള മരുന്ന കൊടുക്കേണ്ടി വരിക ഇതുപോലെ നാനാ വികാസ ഘട്ടങ്ങളിലെ പ്രതിധാനം ചെയ്യുന്നതാണ് ജനങ്ങൾ പൊതുജനങ്ങൾ അതുകൊണ്ട് പൊതുജനങ്ങളോട് പ്രസംഗിക്കുന്ന സമയത്ത് ഈ പുരാണങ്ങൾ പറയാം പുരാണ കഥകൾ പറയാം അപ്പൊ ആ കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് കുറച്ച് ഉയർന്നവർക്കാണെങ്കിൽ അവർക്ക് ആ തത്വം അതിനുള്ളിൽ നിന്ന് ബോധിക്കും താഴ്ന്ന ആൾക്കാർക്കാണെങ്കിൽ കഥാരൂപത്തിൽ അവനവൻ്റെതായിട്ടുള്ള ആ രീതിയിൽ അത് മനസ്സിലാവും അപ്പൊ ആർക്കും ബുദ്ധിഭേദം ഉണ്ടാവില്ല മറ്റേ ഇയാദി വേദാന്തത്വം ഇങ്ങനത്തൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെയധികം അപകടകരമാണെന്ന് കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണനെ പ്രത്യേകം പറയാൻ കാരണം അതാണ് ബുദ്ധിഭേദം ജനിപ്പിക്കാതെ വേണം അവരുടെ കൂടെ നടക്കാൻ പറയുന്നത് അപ്പൊ ഈ അന്തർമാസ്മി എന്നൊക്കെ പറയുമ്പോഴേക്ക് ഒന്നാൾ ഒരു ആള് അഹമ്മർ മാസ്മി എന്നൊക്കെ പറഞ്ഞ ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു തല്ലേന്ന് വെച്ചു അപ്പോൾ അവരെ അവരുടെ അടുത്ത് മറ്റേ ചോദിച്ചു നിങ്ങളെ ശരീരത്തിനുള്ളിൽ വെള്ളമില്ലേ ഉണ്ട് വായുല്ലേ അഗ്നിയില്ലേ വെളിച്ചല്ലേ ഇരുട്ടില്ലേ പിന്നെ കാന്തശക്തിയില്ലേ ഇല്ലേ പിന്നെ വാക്വം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇതില്ലേ വളരെ കാഠിന്യമുള്ള ഇല്ലേ ഇതില്ലേ ഈ ലോകത്തിലുള്ള എന്ത് പദാർത്ഥമാണ് നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാത്തതെന്ന് വെച്ചു അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂടിയതാണ് ഇത് എന്നർത്ഥം ഇത്രയേ ഉള്ളൂ അതിന് അർത്ഥം എന്ന് പറഞ്ഞ അയാളെ സമാധാനിപ്പിച്ചു ആ അങ്ങനെയാക്കാൻ ശരി എന്ന് പറഞ്ഞു മറ്റേ അഹംബ്രഹ്മാവ് ഇതൊക്കെ ഞാനാന്ന് പറയുമ്പോഴേക്ക് അഹങ്കാരത്തിന്റെ ഒരു വിളയാട്ടം മാത്രമേ അയാളുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ നേരെ മറിച്ച് അതല്ല ഇതാണ് പരമാ പരമാത്മാവായിട്ടുള്ള ഇതിനെ ഒരു അമ്പലത്തിൽ ഒരു പ്രതിഷ്ഠ വെച്ചിട്ട് അവിടെ നമ്മൾ സർവ്വ അടിയറ വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് മറ്റേന്ന് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ അനുഭവം പറയുകയാണ് ഈ ചിന്മയ മിഷനിലും മറ്റേ സ്ഥലത്തൊക്കെ പോയി കുറേ കാലം ഇങ്ങനെ സ്പെൻഡ് ചെയ്താണ് അതിലൊക്കെ തന്നെ ഈ വേദാന്തം പഠിക്കുന്ന സമയത്ത് ആദ്യം ഉണര അഹങ്കാരാണ് അഹം പരമാത്മി എന്ന് പറഞ്ഞിട്ട് ഏ എവിടെ ജനനം എവിടെ മരണം പിന്നെ ആത്മാവ് ജനിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെറും തട്ടത്തരങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരെയും ഒതുക്കാനുള്ള കുറച്ച് ശൈലികൾ പഠിച്ചു വയ്ക്കും എന്നിട്ട് അതുകൊണ്ട് എന്തായി അവനാണ് നന്നാവില്ല വേറൊരാളും നന്നാത്ത മതിയായിപ്പോയി അപ്പോൾ പിന്നെ അതൊക്കെ വിട്ടിട്ട് കുറച്ച് താഴോട്ട് ഇറങ്ങി നിലത്ത് വന്നതിന് ശേഷം ആദ്യം മുതൽ അപ്പൊ ഈ പൊള്ള അകം പൊള്ളയും മാറുകയാണ് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് വലിയ കാര്യങ്ങൾ ആദ്യം പഠിക്കുമ്പോൾ അപ്പൊ ആദ്യം പഠിക്കേണ്ട ആദ്യം പഠിക്കാതെ ഈ അനുഷ്ഠാനങ്ങളൊന്നും ഇല്ലാതെ പിന്നെ മനസ്സിന് ഒരു ചെറിയ ഒതുക്കും അടക്കം കിട്ടുന്ന മാർഗം എന്താന്നൊക്കെ മഹാത്മാക്കളാണല്ലോ ഈ അമ്പലം ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അറിവില്ലാത്തല്ലോ അപ്പോൾ ആ ആദ്യം പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് മേലോട്ട് അങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഈ വേദാന്തം പറയുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് വേണം നടത്തും എടുക്കുക അല്ലെങ്കിൽ ഒരു ദേവതയാണ് ഉപാസിക്കുക അത് മതി അത് തന്നെയാണ് ബാക്കിയൊക്കെ എന്നെ സുബ്രഹ്മണ്യനും എന്റെ ഇവിടുത്തെ ഗണപതി ഒന്ന് തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി ഒന്നൊന്നാണല്ലോ അതുണ്ടായത് ഒന്നൊന്നാണ് അതും ഉണ്ടായത് അപ്പൊ ആ ഭാവം ഇഷ്ടം ഈ ഭാവം എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ വിരോധമല്ല അർത്ഥത്തിൽ അങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഈ വിഭാഗീയതോട് കൂടി തന്നെ പറ്റുള്ളൂ ഇത് ഇത് എന്റെ കൃഷ്ണൻ കൃഷ്ണനാണ് എന്റെ ശിവനാണ് പാർവതിയാണെന്ന് പറയാനേ പറ്റുള്ളൂ കുറേ അങ്ങ് പോകുമ്പോഴാണ് അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലാവുക കുറേ കഴിയുമ്പോൾ പിന്നെ ഭഗവാന്റെ ഭാര്യയാണ് ഇദ്ദേഹം അവരുടെ മക്കളാണ് മറ്റ് അപ്പോൾ നമ്മൾ ബന്ധം ഉണ്ടാകും കുറച്ചൊരയവ് വന്നു കുറേ കഴിയുമ്പോൾ ഏകമേ ഏകമേവ അദ്വിതീയം ബ്രഹ്മ ഉള്ളതിൽ എത്തേണ്ട സമയത്ത് എത്തിക്കോളൂ അതും നമ്മൾ പറയേണ്ട ആവശ്യമില്ല അത് അവരവർക്ക് സ്വയം ബോധോദയം വരേണ്ടതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക ബാക്കിയൊക്കെ അവർ അവരുടെ സാധനയ്ക്ക് അനുസരിച്ച് ചിലവർ സാധനം ചെയ്യില്ലെങ്കിൽ എന്നും ഒരേ ലെവലിലിരിക്കും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർ പടി കയറി അങ്ങനെ പോകും പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ നിങ്ങൾ കാണുകയും ചെയ്യാം ചിലവർ ആദ്യം അവസാനം ഒരേ മതിയായിരിക്കും അത് നമ്മളെ സുമാർ അഴിക്കോട് എങ്ങനെ പറയാറുള്ളത് വെച്ചാൽ റൺവേയിൽ വിമാനം ഓടുന്ന മാതിരിയെന്നാണ് റൺവേയിൽ ഓടുന്ന എന്തിനാ വെച്ചാൽ ടേക്ക് ഓഫ് ചെയ്യാനുള്ള മൊമെന്റം കിട്ടാനാണ് ഈ ഓടുന്നത് പക്ഷെ അതറിയാതെ വടങ്ങനെ ഓടിപ്പിക്കുക രാവിലെ ഒരു വൈകുന്നേരം വരെ വിമാനം ഇങ്ങനെ റൺവേയിൽ ഓടുക എന്ന് പറഞ്ഞാൽ അതിനുള്ള അല്ലല്ലോ ഓടിക്കുന്ന എന്തിനാണ് ടേക്ക് ഓഫ് ചെയ്യാനാണ് അതിനുള്ള സ്പീഡ് കിട്ടാനാണ് അതുപോലെ ആദ്യം നമ്മൾ ഇതിൽ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് എനർജി ഗെയിൻ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത പടിയിലേക്ക് നമ്മളെ കടത്തിവിടാനുള്ള കഴിവ് ഈ സാധനയ്ക്കുണ്ട് അവിടെ എത്തിക്കഴിയുമ്പോൾ ആ സാധനയ്ക്ക് അതിൻ്റെ മേലോട്ട് കയറ്റി വിടാനുള്ള കഴിവുണ്ട് അങ്ങനെ അപ്പോൾ ചൂടാക്കി കഴിഞ്ഞാൽ ഒന്നും ഇരിക്കും ഒരുക്കി കഴിഞ്ഞ് കുറേ കൂടെ ചൂടാക്കി കഴിഞ്ഞാൽ അത് ആവിയാവും എന്നൊക്കെ പറയുന്ന മാതിരി നമ്മളുടെ പരി പരിണാമത്തിന് പരിണാമത്തെ ഉണ്ടാക്കി തരാനുള്ള കഴിവ് ഓരോന്നിനും ഉണ്ട് അത് വേണ്ട മാതിരി ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അണവർ ചെയ്തില്ലെങ്കിലോ എത്ര കാലം ചെയ്താലും അതിൻ്റെ ഫലം നമുക്ക് ആ പരിണാമം ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവിടെ തന്നെ കിടക്കേണ്ടി വരുന്നു അപ്പോൾ അഭ്യാസം എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ തുടങ്ങണം പോൾ വാൾട്ടി ആടാൻ ഒരു കുഴിയിൽ ഈ പിന്നെ ഇത് വടി കുത്തണമല്ല എന്നിട്ടല്ല പൊങ്ങി കഴിയുമ്പോൾ എല്ലാം പുറം വലിച്ചെറിഞ്ഞിട്ട് ഒറ്റയ്ക്ക് വേണം അപ്പുറം ചാടാൻ അതുപോലെ ആണ് ആത്മീയം എന്ന് പറയുന്നത് തുടക്കത്തിലെല്ലാം വേണം സാധാരണ വേദാന്ത പ്രസംഗത്തിന് പോയാൽ അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാരുടെ ഗ്യാങ്ങൊക്കെ ആണ് മറ്റവരെ കാണില്ല നേരെ കുറച്ച് അമ്പലത്തിലൊക്കെ പ്രഭാഷണത്തിൽ പോയ എല്ലാവർക്കും പറ്റുന്ന ഒരു കഥയുണ്ട് പറഞ്ഞ ആ കഥയുടെ തത്വം പറയാം തത്വം പറയുന്ന സമയത്ത് അവർക്ക് കേൾക്കേണ്ടവർക്ക് കേൾക്കും ചെയ്യാം അല്ലാത്തവർക്ക് ആ കഥ മതിയല്ലോ അങ്ങനെ ഈ ഹരികഥ കാലക്ഷേപമൊക്കെ ജനങ്ങൾക്ക് ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണതാണ് ആ സംഗീതവും ആ കഥ പറയലും ആ പിന്നെ വൈകാരികമായിട്ടുള്ള എല്ലാ ഭാവവും ഈ മൊണാറ്റ് പോലെ മിമിക്രി പോലെ ഒക്കെ അവതരിപ്പിച്ച് അങ്ങനെ അതുപോലെ നമ്മൾ ഈ കൂടിയാട്ടം മുതലായതൊക്കെ ഈ കൂത്ത് ഇതൊക്കെ ഈ തത്വം ശരിക്കും മനുഷ്യരെ മനസ്സിലാക്കി കൊടുക്കാനുള്ള പുതിയ ടെക്നിക്കുകളാണ് തുടങ്ങുമ്പോ ആണ് ഉള്ള വിഷമങ്ങൾ പരിശോധിച്ച് നോക്കി അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുമില്ല അഹങ്കാരം കൂടിയിട്ടുണ്ട് എന്ന് പറയാൻ അടക്കണ്ടാവും അഹങ്കാരത്തിനെയൊക്കെ ഭഗവാന്റെ ഇഷ്ടപ്രകാരം ഭഗവാന്റെ ഇത് എന്തോ അറിയില്ല എന്ന് പറയാൻ കഴിയും മറ്റ് അഹം പരമാസ്മി എന്നൊക്കെ പറയുമ്പോഴേ അവർക്ക് ആ ലെവലിൽ മനസ്സിലായാൽ തന്നെ ബാക്കിയുള്ളവരോട് പറഞ്ഞ് ബുദ്ധിഭേദം ജനിപ്പിക്കരുത് എന്നാണ് ഉണ്ടാവത്തക്ക വിധത്തിൽ താഴ്ന്നു വന്നിട്ട് സംസാരിക്കണം കാരണം പക്ഷെ അവനവന്റെ സ്റ്റാൻഡേർഡ് വ്യക്തതാക്കാനോ പാണ്ഡിത്യം കാണിക്കാനോ സംസാരിച്ചു കഴിഞ്ഞാൽ ആകെ വിഷമായി അതേ ലെവലിലെ പണ്ഡിതന്മാർക്ക് വളരെ രസമാവും അത് അസലായിട്ട് അയാളുടെ ആ ഗ്രാമറും അയാളെ എന്തോ ഒരു പാണ്ഡിത്യാണെന്നൊക്കെ പറയാനേ കുറച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള കുറേ ആൾക്കാരുണ്ടാവും പക്ഷെ ബാക്കിയുള്ളവർ എന്തോ ഏതോ ഒരു വിമാനം പോയ മാതിരി ആവുന്നതാണ് ഇപ്പൊ അമൃതാന്റെ വഴി സംസാരിക്കുമ്പോ ഒക്കെ അങ്ങനെയാണല്ലോ ഈ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് സംസാരിക്കുക അതൊരു ജയകൃഷ്ണമൂർത്തി ആകുമ്പോ ആ ലെവലിലുള്ളവർക്കേ മനസ്സിലാവുള്ളൂ ബുദ്ധിയുടെ അങ്ങേ അറ്റത്തുള്ളവർക്കാണ് വെഷ്ടാവക്കറ എന്റെ അതേമാതിരിയുള്ള സംഭാഷണങ്ങളാണ് പക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞാലോ വലിയ കാര്യമാണ് പക്ഷെ അതിന് എല്ലാവർക്കും കഴിയില്ല ഈ താഴ്ന്ന ലെവലിലാവുമ്പോ അങ്ങനത്തെ അവരെ പിന്നെ അദ്ദേഹത്തിന് ഡിസൈപ്പിൾസിൽ ഇല്ല തന്നെ ഈ സദസ്യർക്ക് വല്ല പ്രയോജനം ഉണ്ടാവത്തക്ക വിധത്തിൽ താഴ്ന്നു വന്നിട്ട് സംസാരിക്കണം കാരണം പക്ഷെ അവനവന്റെ സ്റ്റാൻഡേർഡ് വ്യക്തതാക്കാനോ പാണ്ഡിത്യം കാണിക്കാനോ സംസാരിച്ചു കഴിഞ്ഞാൽ ആകെ വിഷമായി അതേ ലെവലിലെ പണ്ഡിതന്മാർക്ക് വളരെ രസമാവും അത് അസലായിട്ട് അയാളുടെ ആ ഗ്രാമറും അയാളെ പ്രതിപാദനം എന്തൊരു പാണ്ഡിത്യാണെന്നൊക്കെ പറയാനേ കുറച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള കുറേ ആൾക്കാരുണ്ടാവും പക്ഷെ ബാക്കിയുള്ളവർ എന്തോ ഏതോ ഒരു വിമാനം പോയ മാതിരി ആവുന്നതാണ് ഇപ്പം അമൃതാനന്ദമായി സംസാരിക്കുമ്പോൾ ഒക്കെ അങ്ങനെയാണല്ലോ ഈ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് സംസാരിക്കുക കാരണം ഒരു ജയകൃഷ്ണമൂർത്തി ആകുമ്പോൾ ആ ലെവലിലുള്ളവർക്കേ മനസ്സിലാവുള്ളൂ ബുദ്ധിയുടെ അങ്ങേ അറ്റത്തുള്ളവർക്കാണ് വെഷ്ടാവക്കറ എൻ്റെ അതേമാതിരിയുള്ള സംഭാഷണങ്ങളാണ് പക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞാലോ വലിയ കാര്യമാണ് പക്ഷെ അതിന് എല്ലാവർക്കും കഴിയില്ല ഈ താഴ്ന്ന ലെവലിലാവുമ്പോൾ അങ്ങനത്തെ വരെ പിന്നെ അദ്ദേഹത്തിന് ഡിസൈബിൾസിൽ ഇല്ല തന്നെ സ്വാമിജി പറയാൻ താല്പര്യം ഭാഷ എന്നല്ല പറയാം വേഷം എന്നാ പറയാം ഡോക്ടർ വേഷം എത്രാമത്തെ എന്റെ മൂന്നാമത്തെ എന്റെ രണ്ടാമത്തെ വേഷമാണ് ഇത് കഴിഞ്ഞാൽ എന്റെ വേഷമായി വേഷം എന്താ പറയാ കാരണം ഒരു പ്രാരബ്ധാണ് ഇത് സംസാരിക്കാനുള്ള ഒരു പ്രാരബ്ധമുണ്ട് അത് അവിടെ ചെന്ന് തീർത്ത് പോരാ അത് ആർക്ക് എന്ത് അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല തർക്കടൊന്നുമില്ല ഒരു സർട്ടിഫിക്കറ്റും കൊടുത്ത് എങ്കിലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്തൊന്ന് വരാം ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ വിദ്വാൻ ഭാസ്കരൻ നായരൊക്കെ സംസാരിച്ചു എല്ലാവർക്കും അങ്ങ് മഴ പെയ്ത അയാൾ അതിനനുസരിച്ച് ശൈലിയും കൂടി ക്ലാസ് എടുക്കുന്ന മാതിരി പറഞ്ഞാണ് പഠിപ്പിക്കും വൈദ്യലിംഗ ശർമ്മ സാറും അങ്ങനെ തന്നെ ബഹുരസമായിട്ട് എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് കഥയും സാധാരണ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പട്ടങ്ങൾക്ക് ഒരു ഒന്നും പിടിക്കണം എവിടെ ഇപ്പൊ അങ്ങനെയാണല്ലോ നമ്മള് എന്തെങ്കിലും ഒന്നും പിടിക്കാതെ ഒരു സ്റ്റെപ്പുമ്മ ചവിട്ടാതെ അടുത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ആളുകൾ ഏതെങ്കിലും ഒന്നിലില്ലാത്തവരാണ് ഈ അനാഥപ്രേതങ്ങളെ മാതിരി സാമൂഹ്യദ്രോഹികളായിട്ടും അവനവന് ആരാനും ദ്രോഹമായിട്ട് കള്ള് കഞ്ചാവ് ആ വഴിക്ക് അങ്ങോട്ട് പോകുക അല്ലെങ്കിൽ വിപ്ലവം എന്ന് പറഞ്ഞിട്ട് അടിച്ച് പഞ്ചറാക്കാൻ വേണ്ടി ഇങ്ങോട്ട് നടക്കുക അല്ലെങ്കിൽ സ്വയം നശിക്കാനും ബാക്കിയുള്ളവരെ നശിപ്പിക്കാനും അങ്ങനെ പോവുക അനാഥപ്രേതങ്ങളാകൊണ്ട് ചെറുപ്പം മുതലേ ഇവരെ ഏതെങ്കിലും ഒന്നിലങ്ങ് ആക്കി കഴിഞ്ഞാൽ നല്ലതിന് ഇപ്പോൾ ഡി വൈ എഫ് ഐ ഇതൊക്കെ പറഞ്ഞിട്ട് അതുമൊക്കെ നല്ലത് തന്നെ അതിന് ഓരോ കാരണമുണ്ടല്ലോ അതുപോലെ ഇതിലും മനസമാധാനത്തിന്റെ അവനാനും ആരാനും ഉപദ്രവമില്ലാത്ത ഏതെങ്കിലും ഒരു മാർഗം കിട്ടിയെന്ന് വെച്ചാൽ വലിയ ഭാഗ്യമാണ് ഉപദ്രവമില്ലാതെ ജീവിക്കാൻ ഇപ്പം ഈ മതത്തിന്റെ പേരിൽ എത്രയാ കൂട്ടക്കൊലയും അതുമൊക്കെ നടന്നു വഞ്ചനയല്ലേ അതായത് ബസ്സിലൊക്കെ പിന്നെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ബോംബ് വെച്ച് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു അവിവേകമാണ് ആലോചിക്കാൻ വയ്യാതെ അപ്പോൾ ആ ലെവലിലേക്കൊക്കെ ഭ്രാന്തായിട്ടാണ് പോവാണ് അപ്പോൾ അവര് ഏകതത്വം അതാണ് പിടിച്ചിട്ടുണ്ട് ആ ഒറ്റ തത്വം പിടിച്ചിട്ട് മാരകമായിട്ടുള്ളൊരു നേരെ ഒറ്റ അഹങ്കാരത്തെ പിന്നെ ഈ തരം താഴ്ത്തി താഴ്ത്തി താഴ്ത്തി അഹങ്കാര ആവാനുള്ള ഒരു തത്വത്തെ പിടിക്കുകയാണെങ്കിൽ കാലക്രമേണ നമുക്കത് നന്നായിരിക്കും ലോകം മുഴുവനും ഇങ്ങനെയാക്കണം എന്നുള്ള തത്വമാണ് അവർ അല്ലാതെ അവര് അവരെ ഒതുക്കാനല്ല എന്റെ അഹങ്കാര നാശം വന്നിട്ട് ഞാൻ വിമുക്തനാവണം കാലക്രമേണ എന്നുള്ളൊരു ആഗ്രഹത്തിനല്ലേ ഒരു തത്വത്തെ നമ്മൾ പിടിക്കുന്നു മറ്റാതല്ല ഞാൻ നന്നാവല്ല ലോകം നന്നാക്കാനുള്ള തത്വം അവർ പിടിക്കുന്നു സ്വയം നന്നാവൽ കാര്യം വരുന്നില്ല സ്വയം സ്വയം നശിച്ചിട്ടാണല്ലോ പിന്നെ സൂയിസൈഡ് ബോംബൊക്കെ വെച്ചിട്ട് പോവാന്ന് പറഞ്ഞാൽ അവനവന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ലല്ലോ അത് ഷോർട്ട് കട്ടാണ് അതായത് ഇങ്ങനെ വെച്ചാൽ സ്വർഗം കിട്ടുന്നുള്ളൊരു തെറ്റിദ്ധാരണ കടയപ്പെട്ടിട്ടാണ് അങ്ങനെയൊക്കെ എന്നാൽ ഇസ്ലാം മതത്തിൽ വല്ലതും ഇങ്ങനെ പറയേണ്ട ഒന്നും പറയില്ല മുഹമ്മദ് നബി തീവ്രമായിട്ട് ഈ ഈ പ്രവർത്തിക്കുന്നവർക്കെതിരെ വളരെ കർശനമായിട്ടുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ട് മുഹമ്മദ് നബി അപ്പോൾ ഇത് ഇസ്ലാമിക അല്ല അത് തീവ്രവാദം എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നുണ്ടല്ലോ ഇസ്ലാം മതത്തിൽ അത് പറഞ്ഞിട്ടില്ല പക്ഷെ അവര് സ്വയം ഇങ്ങനെ ഓരോ മതങ്ങൾ ഓരോ മാതിരി ഇപ്പൊ എല്ലാ മതത്തിലും ഉണ്ടല്ലോ ക്രിസ്തു മതത്തിലുണ്ട് ഹിന്ദു മതത്തിലുണ്ട് തീവ്രമായിട്ട് ചിലർ അങ്ങ് മുന്നോട്ട് പോവാ തത്വം പറയണ ഇപ്പൊ എങ്ങനെ വെച്ചാല് യോഗികള് പിന്നെ ഭൗതിക ലോകത്ത് അവർക്ക് പുരുഷന്റെ മനസ്സിൽ മൂന്ന് ആഗ്രഹങ്ങളാണെന്നാ പറയുന്നത് ഒന്ന് ആനന്ദത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ജ്ഞാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹം അപ്പൊ ഈ ആഗ്രഹം ആ സ്വാതന്ത്ര്യം ജ്ഞാനോ ആനന്ദത്തിന്റെ സ്വരൂപി ആവുന്നത് വരെ ആ ആഗ്രഹം പൂല എന്നുള്ളത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് ബാഹ്യലോകത്തോ അല്ലെങ്കിൽ ഇന്ദ്രിയ തലങ്ങളിലോ മാനസിക തലങ്ങളിലോ ബുദ്ധിയാലങ്ങളിലോ ബുദ്ധിയാലത്തിൽ എത്ര ജ്ഞാനശാസ്ത്രം പഠിച്ചാലും ജ്ഞാനാനന്ദ സ്വാതന്ത്ര്യ സ്വരൂപം ആവില്ല എന്ന് പറയുന്നത് മാനസികമായിട്ട് എത്ര സ്നേഹബന്ധങ്ങളുടെ ലോകം മുഴുവൻ നമ്മളെ ബന്ധുക്കളാക്കി കഴിഞ്ഞാലും ഇത് സാധ്യമല്ല എന്ന് ശാരീരികത്തിൽ എത്ര അക്ഷൈശ്വര്യങ്ങൾ സമ്പാദിച്ചാലും ഇത് സാധിക്കില്ല എന്ന് ജ്ഞാനാനന്ദ സ്വാതന്ത്ര്യ സ്വരൂപിയാവാൻ പറ്റില്ല ഭൗതികമായിട്ട് ഒരുപാട് കോടീശ്വരനായി കഴിഞ്ഞാലും സാധിക്കില്ല എന്ന് അപ്പൊ ഇത് കഴിയില്ലാന്ന് ബോധ്യം വന്നതിന് ശേഷം അന്വേഷിക്കാൻ ബാക്കിയുള്ളതായ അകത്തേക്ക് ഋഷി പിന്നെ കുറെ ആൾക്കാർ ഏകാന്തതയിൽ പോയി ധ്യാനിക്കാൻ തുടങ്ങി അപ്പോൾ മനസ്സ് ബാഹ്യലോകത്തെ വിട്ട് ഇന്ദ്രിയങ്ങളിലെത്തി ഇന്ദ്രിയത്തെ വിട്ട് മനസ്സിലെത്തി മനസ്സിനെ വിട്ട് ബുദ്ധിയിലെത്തി ബുദ്ധിയിൽ നിന്നും വിട്ട് ആത്മാവിലെത്തിയ സമയത്ത് അവർക്ക് കാണാൻ പറ്റിയ എന്താണ് ആത്മാവിന്റെ സ്വരൂപം എന്താണ് ആനന്ദസ്വരൂപം ജ്ഞാനസ്വരൂപം സ്വരൂപം അപ്പൊ ഇതിനെ അന്വേഷിച്ചാൽ ഞാൻ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചിരുന്നു മനസ്സിലാവുക അപ്പൊ ഇവർക്ക് തോന്നി ഇത് അറിയാനായിട്ടാണല്ലോ ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് അവരെ ഇത് അറിയിക്കേണ്ടതിന്റെ മാർഗം ആലോചിച്ചതിന്റെ ഫലമായിട്ടാണ് ക്ഷേത്രത്തിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇവര് മനസ്സ് അന്തർമുഖപ്പെട്ട സമയത്ത് അവർക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായി ദിവ്യനാദങ്ങൾ കേൾക്കാൻ തുടങ്ങി അനാഥ ശബ്ദങ്ങൾ അതുപോലെ കണ്ണില് വലിയ ജ്യോതി സ്വപ്നം കാണാൻ തുടങ്ങി ചെവിയിൽ ശബ്ദം കേൾക്കുന്ന മയത്തിന് മൂക്കിൽ ദിവ്യഗന്ധം അണ്ണാക്കിൽ ദിവ്യരസം പിന്നെ ശരീരം മുഴുക്ക ഒരു കുളിർത്ത ഒരു കരണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നവരൊക്കെ അവർക്ക് അനുഭവപ്പെട്ടു മനസ്സ് അന്തർമുഖപ്പെട്ട അപ്പൊ അവർ വിചാരിച്ചു മനസ്സിനെ അന്തർമുഖപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഈ അനുഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ മനസ്സ് അന്തർമുഖപ്പെട്ട് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അവർ ഈ അമ്പലം ഡിസൈൻ ചെയ്തത് അതായത് അമ്പലത്തിലുള്ള ജ്യോതിസ് പിന്നെ ഈ ദീപാലങ്കാരങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സന്തർങ്ങപ്പെടുന്നതാണ് ഈ അനാഥ ശബ്ദങ്ങളാണ് അമ്പലത്തിലെ കൊട്ടും പാദ്യങ്ങളൊക്കെ അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് അത് കേൾക്കൽ എവിടെ ഇരുന്നിട്ടാണ് അത് എവിടെ ഇരുന്നപ്പോഴാണോ അത് കേട്ട് അത് കേൾപ്പിച്ചാൽ മനസ്സ് അവിടെ പോയിരിക്കുന്നതാണ് നിയമം മാത്തമാറ്റിക്സ് നിയമപ്രകാരം അപ്പോൾ ഇതൊക്കെ അന്തർമുഖപ്പെടുത്തുന്നു അപ്പോൾ അമ്പലത്തിലുള്ള ദിവ്യഗന്ധങ്ങൾ ഈ പിന്നെ പിന്നെ പ്രസാദങ്ങള് പിന്നെ മേലെ ഇത് ഒഴിക്കുന്ന സമയത്തുള്ള ഈ മുണയാൻ തളിക്കുക അല്ലെങ്കിൽ ചന്ദനം കുറിയൊക്കെ ഇടുന്ന സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ദിവ്യാനുഭൂതികളൊക്കെ ഈ അനുഭൂതികളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സ് താൽക്കാലികമായിട്ട് ഇവരെ എഫർട്ട് കൂടാതെ തന്നെ അന്തർമുഖപ്പെടുന്നു എന്നാണ് അപ്പം മനസ്സിനെ അന്തർമുഖപ്പെടുത്തി ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സിമ്പിളസ്റ്റ് ടെക്നിക്കാണ് ഈ അമ്പലം എന്ന് പറയുന്നത് ഇതോടുകൂടി അവിടെ തന്ത്ര താന്ത്രിക പൂജയും മറ്റൊക്കെ ചെയ്യുമ്പോൾ കോസ്മിക് എനർജി അവിടെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ പ്രസംഗത്തിലുണ്ടല്ലോ അതിൻ്റെ അളവൊക്കെ കണ്ടുപിടിക്കാൻ അതായത് വിഷ്ണു ക്ഷേത്രങ്ങളിലെ അളവ് വിശ്വക്ഷേത്രങ്ങളിലെ അളവൊക്കെ കണക്കാക്കി ഇത് തുടങ്ങുന്ന സമയത്ത് അപ്പൊ അങ്ങനെ ആ തന്ത്രമന്ത്രാദികളെ കൊണ്ട് ഉണ്ടാകുന്ന കോസ്മിക് എനർജി കൺവേർഷൻ അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൂര്യനാടിൽ കൂടെ അത് അകത്തേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മൾ വലം വയ്ക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ ബയോപ്ലാസ്മിക് എനർജി സിസ്റ്റം അതായത് പ്രാണമയ ശരീരത്തിലെ വൈകല്യങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് വൈകല്യങ്ങൾ മാറിക്കിട്ടുമ്പോൾ ആദ്യം നമുക്ക് ബോധോദയം ഉണ്ടാകുന്ന ധർമ്മബോധമാണ് ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു എന്താ ഞാൻ അവിടെ ചെയ്യേണ്ടത് എൻ്റെ ഈ സമയം എങ്ങനെ ചെലവഴിക്കണം എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ബോധോദയം ഉണ്ടാകുന്ന നിൽക്കുന്നതാണ് അമ്പലത്തിൽ നിന്ന് ചുറ്റി ഇങ്ങനെ പോകുന്ന സമയത്ത് അപ്പൊ ധർമ്മബോധം ഉണ്ടാവുക എന്നുള്ള ആദ്യത്തെ അപ്പൊ നമ്മുടെ കടമകളൊക്കെ നിർവഹിക്കാനുള്ള ഒരു ഉണർന്ന ബോധം നമുക്കുണ്ടാവും അതിൽ കൂടി പോകുന്ന സമയത്താണ് പിന്നെ ഈ ഉപാസന മനസ്സ് അന്തർമുഖപ്പെട്ട് ജീവിക്കാണ് അന്തർമുഖപ്പെട്ട മനസ്സുകൊണ്ട് നമുക്ക് ശ്രവണം മനനം വേഗം സാധിക്കുന്നതാണ് പിന്നെ ആൽക്രമേണ നിധ്യാസത്തിലേക്കും നിർത്തുന്നതാണ് അപ്പൊ അതിന് ഉള്ള ഒന്നാമത്തെ പ്രൈമറി എഡ്യൂക്കേഷൻ സൈറ്റാണ് ഈ ടെമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ നമ്മളുടെ ആ ഡിസൈനൊക്കെ വളരെ വലിയ യോഗീശ്വരന്മാര് അവർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അകത്തേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങളെ യാതൊരു പ്രയാസം കൂടാതെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് നമ്മളെ മനസ്സിനെ അന്തർമുഖപ്പെടുത്താനുള്ള ഒരു ടെക്നിക്കാണ് അപ്പോൾ വിവേകാനന്ദൻ നീന്തിയിട്ടാണ് പിന്നെ പാറയിൽ കയറിയത് കന്യാകുമാരി പാറയിൽ അവിടേക്ക് നമ്മൾ നല്ല വലിയ ബോട്ടിൽ വളരെ ആനന്ദകരമായിട്ട് പോകുന്നില്ലേ അതുപോലെ അവരെത്രയോ കാലം കഠിനമായ യത്നം ചെയ്തതിന് ശേഷം മനസ്സ് അന്തർമുഖപ്പെട്ട് കിട്ടിയതാണ് ആ അന്തർമുഖപ്പെടലെ യാതൊരു പ്രയാസമില്ലാതെ നമ്മൾ അന്തർമുഖപ്പെടുത്താനുള്ളതായ വിദ്യകളാണ് ഈ അമ്പലത്തിലെ പരിപാടികളൊക്കെ അപ്പോൾ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ അനാഥ ശബ്ദത്തിലെ പത്താമത്തെയാണ് ഇടിഘോഷം എന്ന് പറയുന്നത് ഇടി വെട്ടുന്ന സമയത്ത് കാലം ദേശം അഹന്ത മമതാദികൾ വിസ്മരിക്കപ്പെട്ട് നമ്മൾ പിന്നെ ആനന്ദ സ്വരൂപിയായിട്ട് ആത്മാവായിട്ട് വർത്തിക്കുന്ന ഏതാനും നിമിഷങ്ങളാണ് അപ്പൊ ഈ ദുർഘമായിട്ടുള്ള വെടിക്കെട്ട് എന്നൊക്കെ പറയുമ്പോൾ അത്രയും സമയം നമ്മൾ ആത്മസ്വരൂപികളായിട്ട് ഇരിക്കുകയാണ് നമ്മൾ മനസ്സ് പ്രവർത്തിക്കുന്നില്ല ആ സമയത്ത് ക്ലേശിച്ച് അവര് സാധിച്ചത് നമ്മളെ ക്ലേശമില്ലാതെ അനുഭവിപ്പിക്കാനുള്ളതായ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ടെക്നിക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ പിന്നെ അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി പിന്നെ കൂടുതൽ സട്ടിലായിട്ടുള്ള പോകുകയാണെന്ന് വെച്ചാൽ ഈ സമാധിയുടെ വശങ്ങളൊക്കെ പറഞ്ഞല്ലോ അതിനൊക്കെയുള്ള സന്ദർഭങ്ങളും പിന്നെ ഡിസൈനും ഈ അമ്പലത്തിൽ തന്നെ എന്നാണ് അപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് ഉള്ള കുറേ കാൽക്കുലേഷൻസും മറ്റും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതായത് കോൺഫിഗറൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് കോൺഫിഗറൽ ഐഡൻറ്റിറ്റി ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു സങ്കല്പമുണ്ട് നമുക്ക് അറിയില്ല അത് എന്താണെന്ന് പക്ഷേ ആ സങ്കല്പ സാക്ഷാത്കാരം വരെ നമുക്ക് ബാക്കി ഒന്നുകൊണ്ടും തൃപ്തിയാവില്ല അപ്പൊ ആ സങ്കല്പത്തിനനുസരിച്ച് നമ്മുടെ ഭാവന വരത്തക്ക വിധത്തിലുള്ള ജോമെട്രിയാണ് ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിച്ചത് കോൺഫിഗറൽ ഐഡന്റിറ്റി വരത്തക്ക വിധത്തിലുള്ള അപ്പൊ ഒരു കൃതാർത്ഥത നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അമ്പലത്തിൽ പോയി മിനിമം ഡ്രസ്സോട് കൂടി അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തോ ഒരു കൃതാർത്ഥത ഒരു സന്തോഷം ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ കോസ്മിക് എനർജി അത്രയധികം നമ്മളെ ഈ പ്രാണ ശരീരത്തിലേക്ക് ഏറ്റ സമയത്ത് നമുക്കുണ്ടായ ബോധത്തിന്റെ തലം കുറേ കൂടെ ഒന്ന് ഉന്നതായിട്ടുള്ള ബോധമായി ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ കാണാൻ വളരെ വേഗത്തോടുകൂടി പെരുമാറുന്ന കണ്ടില്ലേ ചില കുട്ടികളൊക്കെ അത് ജന്മനാ അങ്ങനെയുള്ളവരാണ് അപ്പൊ അത് നമ്മളൊക്കെ അമ്പലത്തിൽ പോയി കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ടാവും ഗുരുവായൂരമ്പലത്തിലൊക്കെ ആ നിയമപ്രകാരമൊക്കെ പോയി വരുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാവും കുറുക്കു വഴിക്കൊന്നും അല്ലാതെ കുറുക്കു വഴിയാകുമ്പോൾ കഴിഞ്ഞ് ഭഗവാനെയും കണ്ട് തിരിച്ചു പോരുമ്പോൾ ചെറിയൊരു കുറ്റം അതാണ് അനിയൻ അല്ല നമ്മളെ ഹരി ഹരി വന്നിട്ട് ആരും ഉണ്ടാതെ ആ നിയമപ്രകാരം എന്നാലും ദിവസം ഞാൻ ആ നിയമപ്രകാരം ചുറ്റിയിട്ട് പോയി കണ്ടു അപ്പോൾ വളരെ സന്തോഷമായി അപ്പോൾ അതിലങ്ങനെ പോണ സമയത്ത് അവിടെ ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ അതിൻ്റെ ചുറ്റുപാടും പോകുമ്പോൾ അവിടെ നിന്ന് വരുന്ന കോസ്മിക് കൂടുതലായിട്ട് നമുക്ക് അബ്സോർബ് ചെയ്യാൻ സമയം കിട്ടുകയാണ് ഓടിപ്പോയി വരുന്നേക്കാളും അധികം അപ്പോൾ അത്രയും അധികം കുറേ അധികം സമയം അവിടെ ഇങ്ങനെ കാത്തിരുന്ന അതിൻ്റെ ചുറ്റുപാടും ചുറ്റി ചുറ്റി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേകത ഉണ്ടാവും അത് കുറേ ആൾക്കാർ ഒരേ സങ്കല്പത്തോടു കൂടി ഇരിക്കുമ്പോൾ ഈ മാസ് പിന്നെ ഇൻഫ്ലുവൻസ് കുറച്ചും കൂടി അധികം ഉണ്ടാകുന്നുണ്ട് അതായത് ഒന്നിച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് വ്യത്യാസം ഉണ്ടെന്നാണ് മെഡിറ്റേഷൻ ഗ്രൂപ്പൊക്കെ പറയുന്നത് അതുപോലെ മാസമായിട്ട് ഒരു സങ്കല്പത്തിൽ ഇരിക്കുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ കൂടുതൽ പിന്നെ ഇരട്ടിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ് ആശ അങ്ങനെ അമ്പലത്തിന് വലിയൊരു ശാസ്ത്രീയ ഒരു മാനം അതിൻ്റെ പിന്നിൽ ശാസ്ത്രീയമായിട്ടുണ്ടെന്നാണ് പറയുന്നത് അവകാശം ചെയ്യാൻ നമുക്ക് വയ്യ വയ്യാതെ നിൽക്കാം പക്ഷെ ഇരുന്ന സ്ഥലത്ത് നിന്ന് നമ്മളിങ്ങനെ കിടക്കുന്നു കിടന്നതിന് ശേഷം രണ്ട് കാല് കൈകളൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നു കുറേ നേരം ദീർഘശ്വാസം കഴിച്ചതിന് ശേഷം ശരീരമൊക്കെ റിലാക്സ് ആയി പിന്നെ ഒരു കാല് അടുപ്പിച്ച് വെച്ചതിന് ശേഷം അർദ്ധ ഹലാസനം എടുക്കുന്നു പിന്നെ മറ്റേ കാലം എടുക്കുന്നു അത് ആ നിയമപ്രകാരം ഇങ്ങനെ സങ്കല്പിച്ചതിൻ്റെ ഫലം അവിടെ കിട്ടുന്നു കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രാണമയ ശരീരം അത് ശരിക്ക് ആ സന്ദർഭത്തിൽ അതേമാതിരി അനങ്ങുന്നുണ്ട് അവിടെ ഇങ്ങനെ മണി കൂട്ടുന്ന സമയത്ത് മുട്ടാത്ത മണി അവിടെ വർക്കുകൾ അതുപോലെ റെസനേഷൻ റെസനൻസ് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് പൂജ വേണമെന്നുണ്ടെങ്കിൽ എവിടെയും അടച്ചു പൂട്ടിയതാണെങ്കിൽ അവിടെയൊക്കെ തിരികൊളുത്തി വിളക്ക് വെച്ച് സങ്കല്പമാകുമ്പോൾ ഇഷ്ടംപോലെ ആവാലോ എത്ര വേണമെങ്കിൽ അവിടെ മുഴുവൻ വിളക്കും കത്തുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് അവിടെ മുട്ടി പൂജ ചെയ്യാമെന്ന് പറയുന്നത് യാഗയജ്ഞാനികൾ വരെ അങ്ങനെ ചെയ്യാമെന്നാണ് യോഗവാസത്തിൽ പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ശരിക്കും ചെയ്യുമ്പോൾ അതിൽ തെറ്റും കുറ്റങ്ങളും വരാൻ സാധ്യതയുണ്ട് സങ്കല്പമാവുകൊണ്ട് അത് കൂടി ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഗുരുവാരംഭത്തിലൊക്കെ മിക്ക ദിവസവും പോയി തൊഴുത് വരാറുണ്ട് പലവരും അതും വേണ്ടിയുള്ള ക്ലേശം അനുഭവിക്കലൊക്കെ ആ സാധനയിൽ അതൊക്കെ അവരെ ഈ പിന്നെ മോഡിഫൈ ചെയ്യാൻ അവരെ ഒരു ഒരു സംസ്കരിക്കാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഒരിക്കലൂണ് ഇതൊക്കെ ശിവരാത്രി നോക്കുക ഇതൊക്കെ ആ സ്റ്റേജിൽ അത്യാവശ്യമാണ് അപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എത്രയാ ശിവരാത്രി ഏകാദശി നോക്കിയിട്ടുള്ളതെന്ന് പറയാൻ പറ്റും മുതലമട സിദ്ധൻ പുണ്യവാനാണ് നമുക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ കാരണം പുണ്യവാന്മാർക്ക് എന്തൊക്കെ ഉണ്ടോ അത് എല്ലാവരുടെയാണ് അദ്ദേഹം ആരും സ്വാർത്ഥത ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം വിശേഷണ ധൈര്യ അതായത് ദുഷിച്ച വായുവിനെ പുറത്ത് കളയാ ശുദ്ധ വായന അകത്തെടുക്കുക ഇങ്ങനെയും പറ്റുന്നതാണ് പ്രാണായാമം അതുകൊണ്ട് അശുദ്ധ വായന പുറത്ത് കളഞ്ഞ ശുദ്ധ വായന അകത്തെടുത്ത് അങ്ങനത്തെ പ്രാക്ടീസ് കൊണ്ട് പറ്റുന്നു ചിത്തത്തെ ഈ വൃത്തി ഉൽപ്പന്ന മനസ്സാ സ്ഥിതി നിബന്ധിനി വൃത്തി ഉൽപ്പന്ന വിഷയവതി വൃത്തി ഉൽപ്പന്ന എന്ന് പറഞ്ഞാൽ ദിവ്യാനുഭവങ്ങൾ ഉണ്ടാവുക ശബ്ദങ്ങൾ കേൾക്കുക അനാഥ ശബ്ദങ്ങൾ ദിവ്യഗന്ധം മൂക്കിൽ അനുഭവപ്പെടുക കണ്ണാക്കിൽ ദിവ്യരസം പിന്നെ ജ്യോതി ജ്യോതി ജ്യോതിസ്വരൂപങ്ങളൊക്കെ കാണുക ദീപാലങ്കാരങ്ങളൊക്കെ കാണുക ഇതൊക്കെ കാണുമ്പോ തീർച്ചയായും വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇത് കാണുമ്പോൾ മനസ്സിന് അത്ഭുതം ആശ്ചര്യം ഉണ്ടായിട്ട് ഉള്ളിൽ അവിടെ അടങ്ങി നിൽക്കും മനസ്സ് മനസ്സ് അടങ്ങി നിന്നാൽ നിശ്ചലതത്വ ജീവൻമുക്തി ജീവിതം ചലനാത്മകതയാണ് എങ്കിൽ നിശ്ചലത ജീവൻമുക്തിയിലേക്ക് നയിക്കുന്നുള്ളതുകൊണ്ട് അത് അശാസ്യമാണ് വിഷയമതി വൃത്തി ഉൽപ്പന്ന മനസ്സ സ്ഥിതി നിബന്ധന ബന്ധിച്ച് അവിടെ നിൽക്കും എന്നൊക്കെ ഈ അനുഭവങ്ങൾ ആശ്ചര്യകരമായിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് നോക്കിപ്പോകരുത് അതുപോലെ അകത്ത് ആന്തരികമായിട്ടുള്ള ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ മനസ്സിനെ അകത്ത് നിശ്ചലമായി നിർത്താൻ സഹായിക്കുന്നു പ്രകാശം മതി എന്ന് പറഞ്ഞാൽ മനസ്സ് വിശോക അങ്ങനെ ശോകമില്ലാതാക്കിയാൽ അതിന് എന്ത് സംഭവിച്ചാലും അതൊക്കെ നന്നായി നന്നായി നന്നായി എന്നല്ലാതെ ശോകത്തിന് കാരണമാകരുത് ഒരു കാല് മുറിക്കണം എന്ന് പറഞ്ഞാൽ ഓ നന്നായി ആ കാലിൻ്റെ പ്രാരം തീർന്നു അപ്പോൾ സന്തോഷമായി അത് ശോകം ഇല്ലാതാക്കുക എന്ത് കേട്ടാലും എന്ത് സംഭവിച്ചാലും അതൊക്കെ എൻ്റെ നന്മയ്ക്കായിരിക്കും എന്ന് വന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്ത് നമ്മൾ ശോകം ഇല്ലാതാക്കുക ദുഃഖിക്കാതെ എപ്പോഴും സന്തോഷമായിട്ട് എന്നാൽ മനസ്സ് പ്രകാശമുള്ളതായി മാറും മനസ്സിൻ്റെ പ്രകാശം തെളിയുന്ന ജ്യോതിഷ്മതി ചില ആളുകളെ നമ്മൾ കാണുമ്പോൾ കാണുന്ന വളരെ സന്തോഷമായിട്ട് എപ്പോഴും ആയിട്ട് കാണും ചിലവരെപ്പോഴും ഒരു തരം എന്തോ ബ്ലൂമിയായിട്ട് കാണും അപ്പൊ ഈ സന്തോഷമായിട്ട് നടക്കുന്നവരുടെ മനസ്സാണ് വേഗം തെളിയ എന്ന് അപ്പോൾ ഒരു സാധനയാണ് മനസ്സിനെ സന്തോഷത്തോടു കൂടി കൊണ്ടുനടക്കാറുള്ളത് തം വീതരാഗ വിഷയം വാ ചിത്തം ചിത്തത്തില് രാഗം രാഗങ്ങളൊക്കെ വികതമായി കഴിഞ്ഞാൽ അതായത് ഒന്നിനോട് പ്രത്യേകിച്ച് അഫിനിറ്റി ബാക്കി ലോകത്തുള്ള ഒന്നിനോടും പ്രത്യേകമായിട്ടൊരു മമത ഇല്ലാതാക്കി വെച്ചാലും സ്വപ്ന നിദ്രയിലെ സ്വപ്നത്തെ എന്റെ അനുഭവത്തെ അടിസ്ഥാനമാക്കി കഴിഞ്ഞാലും നമുക്ക് ഈ അവസ്ഥ വരാണ് സ്വപ്നത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ആ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാലും മതി എന്നാണ് ഉദാഹരണമായിട്ട് ശിവയോഗികള് ഒരു സന്യാസി വന്ന് ഭ്രൂമദ്യത്തിൽ തൊട്ടു എന്ന് സ്വപ്നം കണ്ടു അപ്പൊ സ്വപ്നമല്ലേ എന്ന് വിചാരിച്ചു വിട്ടു കുറെ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ സ്വാമി വന്നിട്ട് അവിടെ ഒന്നും കൂടി തൊട്ടു അതോടുകൂടി അദ്ദേഹം അവിടെ മനസ്സുവെക്കാൻ തുടങ്ങി അതോടുകൂടി അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിരുന്നു എന്നിട്ടാണ് അദ്ദേഹം പാടിയ ആനന്ദക്കടലാം സദാശിവനിരുന്നിടൽ തുകുഴാഖ്യമാം സ്ഥാനത്തെങ്കിൽ മനസ്സ് വെച്ച് അനുശവും ശീലിച്ചു കൊണ്ടിടുകിൽ ജ്ഞാനാനന്ദ രസാമൃതം പൊഴിയുമെന്നേരം രസം കൊണ്ടാവോ താനേ തന്നെ മനലിലേക്കും അത് താൻ അദ്വൈതവും യോഗവും അദ്ദേഹം അപ്പോ സ്വപ്ന നിദ്ര ജ്ഞാനാലംബനം വ അതായിരുന്നു അത് പിന്നെ വ അതായത് ഇതൊന്നും അല്ലാതെ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു മാർഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയാലും മതി നമുക്ക് ഇഷ്ടമുള്ള ഇപ്പൊ എൻ്റെ വീട്ടിന്റെ മുമ്പിൽ ഒരു വടാവശ്യമുണ്ട് അതിൻ്റെ ഒരു ചിത്രം വെച്ചിട്ടാണ് ഞാൻ ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ എനിക്കൊരു മകനുണ്ടായിരുന്നു മകൻ മരിച്ചുപോയി ആ മകൻ്റെ രൂപം വെച്ചിട്ടാണ് ധ്യാനിക്കുന്നത് പറഞ്ഞ എങ്ങനെയെങ്കിലും ആയാലും മതി എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു പർവ്വതത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് അങ്ങനെയാണല്ലോ അരുണാചലം ഒരു ധ്യാന വസ്തുവായി മാറിയത് ശ്രവണ വർഷിക്ക് അതുപോലെ ഏതെങ്കിലും യഥാ എപ്രകാരം അഭിമതം ഇഷ്ടത്വം ഇഷ്ടപ്രകാരം ധ്യാന അങ്ങനെയുള്ള ധ്യാനായാലും മതി അതിപ്പോൾ ഇത് ഒരു നിർദ്ദേശം അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട നിങ്ങൾ ഇഷ്ടപ്രകാരമുള്ള വേറെ ഏതെങ്കിലും മാർഗമായാലും മതി എന്നുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ് പരമാണു മുതൽ അതിമഹത്തരമായുള്ള ആ ബ്രഹ്മസ്വരൂപം വരെ അതിന്റെ ആകർഷണത്തിലാണ് എത്ര ചെറിയ പദാർത്ഥവും അതിനാൽ ആകർഷിക്കപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ പോലെ സ്പടികത്തിൽ തിളങ്ങുന്ന മാറി നമ്മൾ അന്ധകാരണം ശുദ്ധാവുന്ന സമയത്ത് ഈ തത്വം ഇങ്ങനെ ബോധിക്കാൻ കഴിയുന്നു സാധനം ഉണ്ടല്ലോ അതായത് ശുദ്ധവായനകത്തെടുത്ത് അശുദ്ധവായന പുറന്തള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒന്നില് മനസ്സിനെ നിർത്തി ശീലിക്കുക അങ്ങനെയൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ ഈ അവസ്ഥ അതായത് നമ്മൾ ഉള്ളിൽ സ്പടിയം പോലെ തിളങ്ങുന്നു പടിയത്തിൽ ബാക്കിയെല്ലാം പ്രതിഫലിച്ച് കാണുന്നത് പോലെ സത്യം തിളങ്ങി കാണുന്നു കാണാൻ തുടങ്ങുന്നു അറിഞ്ഞ് പറയുന്നുണ്ട് അറിയാതെ പറയുന്നുണ്ട് അറിയാതെ പറയുന്ന വെളിച്ചപ്പാട് പറയുന്ന മാതിരിയാണ് അത് വെളിച്ചപ്പാടിനെ അറിയില്ല അപ്പൊ അവർക്ക് അവരത്രയും വലിയ സിൻസിയറായിട്ടുള്ള സാധകരാണെങ്കിൽ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അവർക്ക് വേണ്ടി തോന്നിക്കുന്നവർ അതും വേറെ ഏജൻസ് ആണ് നമ്മളല്ലാന്ന് നമ്മള് മൂർത്തി ആരാച്ചാൽ ആ ഉപാസന മൂർത്തി നമ്മളെ ആശ്രയിക്കുന്നവരെ നമ്മളിലൂടെ സഹായിക്കുന്നവരെ അപ്പൊ അപ്പൊ പെട്ടെന്ന് തോന്നിയത് അതിൻ്റെതായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ സ്വന്തം പറയാനിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെ ഉപാസനമൂർത്തി എന്ന് സങ്കല്പിച്ച് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ അത് അവിടുത്തെ ആയിരിക്കും സങ്കല്പിക്കാൻ പറ്റും നമുക്ക് ഉത്തരവാദിത്തം എടുക്കേണ്ട ആവശ്യമില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഉള്ളില് ഈ ബാഹ്യ മനസ്സ് കൂടാതെ ഒരു ആന്തരിക മനസ്സുണ്ടല്ലോ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള അപ്പൊ ആ ചോദ്യകർത്താവിനുള്ള ഉത്തരം ഈ പിന്നെ ഈ ഉത്തരം പറയുന്ന ആളുടെ ഉള്ളിലും ഒരേ സങ്കല്പങ്ങളാണ് അപ്പൊ അതിനനുസരിച്ച് ഉത്തരം ഇവിടുന്ന് തനിയെ സ്പോണ്ടേനിയസ് ആയി വരുന്നതാണ് നമ്മൾ അറിയാതെ പറയുന്നത് അത് മിക്കവാറും ശരിയായിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ആലോചന ഇല്ലാതെ എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടിത്തരങ്ങളും പറയാറുണ്ട് നമ്മളൊക്കെ രണ്ടും ആവാം അത് ചിലപ്പോൾ ചിലത് പെട്ടെന്ന് സ്പോണ്ടേനിയസിൽ വരുന്നതൊക്കെ ഇൻഡ്യൂഷനായിട്ട് വരുന്നതാണ് അതിന് അതിൻ്റെതായിട്ടുള്ള സത്യത്വം ഉണ്ടാവും പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ നമുക്ക് തന്നെ പിന്നെ ആലോചിക്കുമ്പോൾ എന്തേ ഇപ്പം അങ്ങനെ പറഞ്ഞത് നമുക്ക് തന്നെ മനസ്സിലാവില്ല പക്ഷെ അത് ശരിയാവുകയും ചെയ്യും അങ്ങനെ സ്നേഹവും നമ്മളും നമ്മുടെ വാസുദേവതയും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് വരുന്നത് ഒന്നിച്ച് കാണാനുള്ള കഴിവ് ആയിട്ടില്ലല്ലോ അപ്പൊ നമ്മളെ ഉപയോഗിക്കുകയാണ് മറ്റേവരെ എന്തിനെ ധ്യാനിക്കുന്നു എന്നല്ല എന്ത് പർപ്പസിന് വേണ്ടി ധ്യാനിക്കുന്നു അതായത് എന്തിനു വേണ്ടിയാണ് പറഞ്ഞല്ലോ ഇപ്പൊ ഇപ്പൊ പിന്നെ പ്രാണനെ പ്രാണനെ അകത്തെടുത്ത് ദുഷ്ട പ്രാണൻ പുറത്ത് കളയാന്ന് പറഞ്ഞാൽ ആ പ്രാണന്റെ മേലല്ലല്ലോ നമ്മള് കോൺസെൻട്രേറ്റ് ചെയ്യും ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഈ ഒരു എക്സർസൈസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അതുപോലെ ഇപ്പൊ മകന്റെ ഫോട്ടോ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് അതിനു വേണ്ടി മനസ്സിനെ ഒരു സ്ഥലത്ത് അടക്കി നിർത്താൻ വേണ്ടിയാണിത് എന്നുള്ള ഉദ്ദേശം അപ്പൊ ആ ഉദ്ദേശമാണ് സാധിക്കുക അല്ലാതെ ഈ ദേവസ്തുവിന്റെ പിന്നാലെ പോലെ അല്ല അതൊരു പർപ്പസ് അറിഞ്ഞിട്ട് വേണം ഈ ആരാധന ഇപ്പൊ മറ്റേന്ന് വെച്ചാൽ കല്ലല്ലേ ഗുരുവായൂരപ്പന്റെ ഫോട്ടോ ഒരു ഒരു കല്ല് വെച്ചിട്ട് ആ കല്ല് ആ കല്ലിലല്ലല്ലോ നമ്മൾ ചെന്നില്ല അത് എന്തിനു വേണ്ടിയാണോ ഈ ആരാധന അതിലാണല്ലോ നമ്മുടെ മൈൻഡ് എത്തുക കല്ലിലല്ല എത്തുന്നത് പോലെ മൂർത്തികൾ ആരാധിക്കുന്നവർ കാണിച്ച അതിനനുസരിച്ച് സംസ്കാരമാണ് അവര് ആ ഉദ്ദേശത്തിലാണ് അതിനെ ആരാധിക്കുന്നത് ഇപ്പൊ സാത്വികനാണെങ്കിൽ സാത്വികമായിട്ടുള്ള ഒരു ഭാവത്തിന് വേണ്ടി മോക്ഷിക്കുന്നെങ്കിൽ മോക്ഷത്തിന് തടസ്സം നമ്മളിൽ എന്താ വെച്ചാൽ ആ തടസ്സം നീക്കാനുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവപ്പെടും അപ്പൊ അത് ഞാൻ ഉദ്ദേശിക്കുന്ന മോക്ഷം എനിക്ക് സാധിപ്പിക്കാനുള്ള തടസ്സം നീക്കി തരികയാണെന്നുള്ള ഭാവനയിൽ അതിന് കാണാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് യാതി ദുരന്തങ്ങളാണല്ലോ ഭഗവാൻ തരുന്നു എന്നല്ല വിചാരിക്കണം അതൊക്കെ ഒഴിവാക്കി തരാൻ വേണ്ടി ശ്രമിച്ചു സവിചാരം നിർവിചാരം സവികല്പം നിർവികല്പം അതാണ് ആ ഓർഡറിൽ പറഞ്ഞാലേ മനസ്സിലാവും ഇതിങ്ങനെ ഒറ്റന്നായിട്ട് വായിച്ചാൽ ആകെ കൺഫ്യൂഷനാണ് കൊല്ലം പാട് പാടുപെട്ടിട്ട് അതിൻ്റെ ആ കണക്ഷൻ ഒരു ഇതുമില്ല അത് പിന്നെ ഇതിൽ വായിക്കുമ്പോൾ കണക്ഷൻ കിട്ടുന്നില്ല പിന്നെ യോഗവാസിഷ്ടത്തിലുണ്ട് കണക്ഷൻ കിട്ടുന്നില്ല പിന്നെ അദ്വൈത ചിന്താപദ്ധതിയിൽ ജഡമസ്വാമികളുടെ ബുക്കിലുണ്ട് അതും വായിക്കുമ്പോൾ ഒക്കെ ഉണ്ട് ഓവർലാപ്പ് ചെയ്ത് അതൊരു വഴിക്ക് വഴിയേ വ്യക്തമായി കിട്ടണം അതിന് പക്ഷെ നമ്മളിൽ കൂടെ എത്താൻ ആവശ്യമാണ് അപ്പോൾ അതാ അത് നേരത്തെ സ്കീമാറ്റിക് ആയിട്ട് പറഞ്ഞു മനസ്സിനെ കുറിച്ച് അപ്പോൾ അത് സൂക്ഷ്മമായിട്ട് സൂക്ഷ്മതങ്ങൾ പറഞ്ഞാൽ ധരിക്കണം എന്നാണ് സാധനം അവർക്ക് അനുഭവിപ്പിക്കണ്ടല്ലോ എല്ലാവരും അത് ഈ വാദ്യമേളങ്ങളും ശരിക്കും പറയാച്ചാൽ അങ്ങനെ നിൽക്കുന്ന നമുക്ക് അനുഭവിച്ചുകൊണ്ട് ചുറ്റാൻ പറ്റും അമ്പലത്തിൽ പോകുമ്പോൾ ഇത് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻവോൾവ്മെന്റ് കുറച്ചും കൂടി ഈ നിർവിചാര സമാധിയിൽ വിശാരത അതിൽ സ്ഥിരത വന്നു കഴിഞ്ഞാൽ പിന്നെ ധ്യാൻമ പ്രസാദം ഉണ്ടാവും നേരത്തെ നമ്മൾ പറഞ്ഞു അധ്യാത്മപ്രസാദം എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം വിജ്ഞാനോദയം ഒരു ആനന്ദം തിരിഞ്ഞു വരിക പിന്നെ നിർഭയത ഇതാണ് അധ്യാത്മപ്രസാദം അതോടുകൂടി ഋതംഭര തത്രജ്ഞ അപ്പൊ നമ്മളെ ബുദ്ധിക്ക് വരാത്തം വന്ന് കുറയ്ക്കുന്നു ശ്രുതബുദ്ധി യുക്തബുദ്ധി വരാബുദ്ധി മൂന്ന് ബുദ്ധികളാണ് ശ്രുതബുദ്ധി പറഞ്ഞാൽ കേട്ടിട്ടും വായിച്ചിട്ടും ഉണ്ടാക്കുന്ന ബുദ്ധിയാണ് അറിവാണ് യുക്തിയുക്തം ചിന്തിച്ചുണ്ടാക്കുന്നതാണ് യുക്തബുദ്ധി എന്ന് പറയുന്നത് ഇത് രണ്ടും അത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ കൊള്ളാമെന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കാരണം വെച്ചാൽ ഋതംഭരാവധി വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്ന് മുതലാണ് നമ്മൾ ആത്മീയ മണ്ഡലത്തിലേക്ക് പ്രവേശനം കിട്ടുന്നത് നമുക്ക് എന്താണ് ദുഃഖദൂതി എന്ന് പറഞ്ഞാൽ എന്താണ് മുഴുവൻ കട്ടടങ്ങി അവസാനം ഈ നബീജ ഈ സ്വന്തം പരാബുദ്ധിയുടേതായിട്ടുള്ള നമസ്കാരം കൂടി കെട്ടടങ്ങി കാരണം മറ്റൊന്നിനെ പ്രകാശിപ്പിക്കാൻ ഇല്ലാത്ത ഒരവസ്ഥ വരികയാണ് അപ്പൊ അത് തൻ തന്നെത്താൻ അടങ്ങിപ്പോയി തന്നിൽ തന്നെ ലയം പ്രാപിച്ചു അപ്പൊ നിർവീസമാധിയായി അങ്ങനെയാണോ അങ്ങനെയാണ് വേണ്ട തന്നെ ലയം പ്രാപിക്കുകയാണ് ശരിക്കും എല്ലാം വിട്ടുപോയി അപ്പൊ പിന്നെ ഇനി ഒന്നുമില്ല അപ്പൊ അയാൾ സ്വയം അതിൽ തന്നെ അടങ്ങിപ്പോയി ആ സംസ്കാരം കൂടി അടങ്ങിപ്പോയി സാധനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കർമ്മത്തിൻ്റെതായിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ അനുഭവിച്ച് തീർന്നതിൻ്റെ ശേഷം ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇവിടെ പറയുന്നത് മറ്റൊരു അയാൾ ആദ്യം തന്നെ അങ്ങ് തുടക്കത്തിലാണ് ചെന്നതാണല്ലോ അപ്പൊ മൂന്ന് കർമ്മം ഉണ്ടായിരുന്നു അയാൾക്ക് ആ മൂന്ന് കർമ്മം തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിഷ്യം വരുന്നുണ്ട് അവന് നിന്റെ വിദ്യ മുഴുവനും കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് ഗുരു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അക്ഷമനായി കാത്തിരിക്കുമ്പോഴാണ് ഈ പയ്യൻ അവിടെ ചെല്ലുന്നത് ആദ്യം ബ്ലാക്ക് മാജിക് ഒക്കെ പഠിച്ചതിന് ശേഷമാണല്ലോ ചെല്ലുന്നത് എന്ന് കഴിഞ്ഞിട്ട് പിന്നെ മന്ത്രവാദി എന്നാണ് വിളിച്ചിരുന്നൊക്കെ അപ്പൊ അവിടുന്ന് ഈ മൂന്ന് പിന്നെ കുടിലുണ്ടാക്കാൻ പറയല്ലോ ആശ്രമം ഉണ്ടാക്കാൻ പറയും എന്നിട്ട് അടിച്ച് എങ്ങനെയാണോ പ്ലാൻ കൊടുക്കുമ്പോൾ അയാൾ ഉണ്ടാക്കുക പക്ഷെ എങ്ങനെയല്ലോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടുന്നൊക്കെ ഇതൊക്കെ കല്ലാ കൊണ്ടുവന്ന് അതാ സ്ഥലത്ത് അതാത് കല്ല് കൊണ്ടുവരണം എന്ന് പറയും അങ്ങനെ മൂന്ന് പ്രാവശ്യം കഷ്ടപ്പെടുത്തി പിന്നെ തല്ലി ചതച്ച് മേലൊക്കെ കുരു പൊങ്ങി പനിച്ച് ആകെ വിഷമായി ഒരുപാട് ബുദ്ധിമുട്ടി അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ശാരീരികമായിട്ടുള്ള ആൾക്ക് വിട്ട് പക്ഷെ മാനസികമായിട്ടുള്ള അല്പം ഉണ്ടായിരുന്നു അതിനാണ് അവിടുന്ന് ആട്ടി കുടിച്ചത് അപ്പോൾ ആ രത്നം കൊടുത്ത് രത്നം കൊടുത്ത സമയത്ത് എവിടെ ആ കിട്ടി മര്യാദയ്ക്ക് പറയാന്ന് പറഞ്ഞ സമയത്ത് ഉള്ള കാര്യം പറയേണ്ടി വന്നു എൻ്റെ സാധനം മോഷ്ടിച്ചെടുത്തിട്ട് എനിക്ക് സമ്മാനമായിട്ട് തരാമെന്ന് പറഞ്ഞ് നിന്ന് ഇറക്കി ഓടിച്ചാണ് ചോദിച്ച് നിവൃത്തിയില്ലാതെ പോകേണ്ടി വന്നു പോയി വേറെ ഗുരുവലത്തിലെത്തി അവരാണ് ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കിയത് ഇവിടുന്ന് വന്നാണ് അപ്പോൾ ഇവിടെ ഗുരുവിന്റെ ശിഷ്യനാണ് അവിടുത്തെ മഹാഗുരു അതോടുകൂടി അവർ പട്ടിയെ കല്ലെറിയുന്ന മാതിരി എറിഞ്ഞു ഓടിച്ചു വരും അവസാനം അവന് മനസ്സിലായി ഈ ഗുരുവിൻ്റെ അടുത്ത് പോയാൽ പിന്നെ വേറെ എവിടെയും രക്ഷയില്ല എന്നാൽ അങ്ങോട്ട് തന്നെ പോയേക്കാന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ് തിരിച്ചു വന്ന് പിന്നെയും കുറേ പരീക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ദിവസം ഗുരു പറഞ്ഞത് ഞാൻ അവനോട് കുളിച്ചൊരുങ്ങാൻ പറയും ഇന്ന് ഉപദേശം കൊടുക്കുന്ന ദിവസമാണ് അങ്ങനെ കുളിച്ചൊരുങ്ങി വരുന്നു ഗുരു ആദ്യം തന്നെ തോളത്ത് ഇങ്ങനെ തൊട്ടിട്ട് ആകാശത്തേക്ക് നോക്കാൻ പറയണം ആദ്യത്തെ ഇനിഷ്യേഷനാണ് ആകാശം നോക്കുമ്പോൾ ഒരുപാട് മണ്ഡലങ്ങളും അതിൽ മുഴുവൻ ദിവ്യാത്മാക്കൾ വളരെയധികം ധൃതിയായിട്ട് അവരവരുടെ സ്വധർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതായിട്ട് കണ്ടു ആദ്യത്തെയും ശേഷം അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭാരതത്തിൽ പോയിട്ട് ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ പറയല്ലോ അങ്ങനെ അതിന് പോയി ഗ്രന്ഥം കൊണ്ടുവന്ന് അത് നമുക്ക് രണ്ടുപേർക്കും കൂടെ പഠിക്കണം പറഞ്ഞ ഹയറായിട്ടുള്ള കാര്യം കൂടി മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു അതും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇയാൾ പറഞ്ഞു ഇയാൾക്കെല്ലാ എല്ലാ സിദ്ധിയൊക്കെ ആയതിനു ശേഷം ഞാൻ എൻ്റെ അമ്മേനെയും പെങ്ങളെ ഒന്ന് കണ്ടുവരട്ടെ എന്ന് അപ്പോൾ ഗുരു പറയും അങ്ങനെ നീ കാണാൻ പോവുകയാണെങ്കിൽ നീ നമ്മൾ തമ്മിൽ കാണും കാണുന്നുണ്ടാവില്ല കാരണം നീ വരുമ്പോഴേക്കും അത്രയ്ക്ക് എനിക്ക് ആയുസില്ല അങ്ങനെ പിന്നെ നാട്ടിൽ പോയതിന് ശേഷം അവിടെ ഒരു ഗുഹയിലൊക്കെ ഇരുന്നതും പിന്നെ പിശാല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഓടി പിന്നെ രക്ഷപ്പെടലും മറ്റും പിന്നെ പെങ്ങളെ കണ്ടെത്തലും ഒക്കെ നല്ലതാണ് പിന്നെ അവസാനം ആകാശത്തൂടെ ഇങ്ങനെ പറക്കുന്നതായിട്ട് ഒരു ഒരു കൃഷിക്കാരനും മകളും കൂടി കണ്ട് അച്ഛൻ എന്തോന്ന് പറക്കണമെന്ന് പറഞ്ഞു ഏ അവിടെ നോക്കണ്ട എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്നത് അപ്പൊ ദിവ്യാത്മാക്കളെയൊക്കെ ഇങ്ങനെ കാണാവുന്ന തരത്തിലാണ് മിൽരയോ ആദ്യം മുതൽ അവസാനം വരെ എന്തൊക്കെ ഒരു അധ്യാത്മിക സാധനയിൽ ഉണ്ടാകാനുള്ള വൈകല്യങ്ങൾ ഉണ്ടാകും മുഴുവനും <clears throat> അതിലാണ് കാണിച്ചിരിക്കുകയാണ് അപ്പൊ ഈ കർമ്മങ്ങൾ തീർത്തു കൊടുക്കാൻ വേണ്ടി ദുരന്തങ്ങൾ വരുത്തി വെക്കാറുണ്ട് എന്നാ പറയുന്നത് അത് നമ്മൾ അറിഞ്ഞോ അറിയാതെ ആയിരിക്കും അവിടെ ഗുരു അറിഞ്ഞുകൊണ്ട് തന്നെ അടിച്ച് പക്ഷെ ഇതൊക്കെ ഇതിനു വേണ്ടിയാണ് അവനറിയില്ലായിരുന്നു അവസാനാണ് അവനോട് പറഞ്ഞത് നമുക്ക് മൂന്ന് കർമ്മം ഉണ്ടായിരുന്നു ആ മൂന്ന് കർമ്മം തീരാൻ വേണ്ടി ആ മൂന്ന് ആശ്രമം ഞാൻ ഉണ്ടാക്കിച്ച് അടിച്ച് ഇങ്ങനെയൊക്കെ ആക്കി ശാരീരികവും മാനസികമായിട്ടുള്ള അഭിമാനം മുഴുവൻ നശിപ്പിച്ചതിൻ്റെ ശേഷമാണ് ഇനിശേഷം കൊടുക്കുന്നത് ഇത് ഓരോരുത്തരുടെ ജീവിതത്തിലും നന്നാവാനുള്ള ഒരു ലക്ഷണത്തിൻ്റെ ആദ്യ പടി ദുരന്തങ്ങൾ വാരി കഥകളാണ് അത് മനസ്സിലാക്കാൻ കഴിയണം ക്ഷമയോട് കൂടി ഇരിക്കുക ഒക്കെ കഴിയുമ്പോൾ നമുക്ക് രക്ഷ കിട്ടുകയും ചെയ്യുന്ന ഒരു സിനിമയാക്കിയിട്ടുണ്ട് പോലും ഇംഗ്ലീഷുകാർ അപ്പൊ അത് ഒരിക്കൽ കണ്ടു എന്ന് പറഞ്ഞ ഒരാള് ഇംഗ്ലീഷ് അപ്പൊ അത് അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ കിട്ടുക എന്ന് പറഞ്ഞിട്ട് തിബത്തുകാരോ ആരോ എടുത്താണെന്ന് പറഞ്ഞു അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ കോപ്പി തരാന്ന് പറഞ്ഞിട്ട് ഒരാള് അന്വേഷിച്ചുകൊണ്ട് അയാള് സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളാണ് കിട്ടുന്നു പറഞ്ഞ ആള് എവിടെയാണെങ്കിലും ഞാൻ സങ്കല്പിക്കാം എന്നിട്ട് കോഴിക്കോട് ആ യോഗ സെന്ററിൽ എത്തിക്കാം കോപ്പി എന്ന് പറഞ്ഞു അതാണ് വളരെ കഠിനമായിട്ടുള്ള കാലത്താണല്ലോ കാലം പി പോസ്റ്റ് പരീക്ഷ എങ്ങനെ വെച്ചാല് ഇയാൾ ജയിച്ചു എന്ന് കണ്ടാൽ പിന്നെ കുറേ ചീത്ത പറഞ്ഞിട്ട് ഒരു വസ്തു അയാൾക്ക് അറിയില്ല എന്ന് തെളിയിച്ച് കരയിച്ച വിടുക നേരെ കുറച്ച് തോറ്റ കുട്ടികളെ വെച്ചാൽ നല്ല സ്നേഹത്തിൽ <laughs> സംസാരിച്ചൊക്കെ അങ്ങനെ കൊണ്ടുപോകും പറഞ്ഞാല് ഈ പാസ്സായി കഴിഞ്ഞാൽ അഹങ്കാരം വരുമല്ലോ അഹങ്കാരം വരേണ്ട ആവശ്യമില്ല നിനക്ക് പാസ്സാകാനുള്ള അർഹതയൊന്നുമില്ല ഞങ്ങൾ കാരുണ്യം കൊണ്ട് അങ്ങ് ഒരു ലൈസൻസ് തന്നു മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ ഒരുപാട് ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് തെളിയിക്കും വെച്ചിട്ടാണ് വിടുക ഒരു പിന്നെ പാസ്സായി നിൽക്കുമ്പോൾ അവർക്കൊരു വലിയൊരു ഹമ്പിൾ സിമ്പിളായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാകും മറ്റ് ഞാൻ സർവജ്ഞനായി എന്നൊരു തോന്നലുണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ പല സമയത്തും നമുക്ക് വലിയൊരു ഭാഗ്യം വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് കുറേ ദുരന്തം ആദ്യം വരുന്നുള്ളതാണ് ആ സമയത്ത് വാടാതെ കൂടി കാത്തിരിക്കുക ഏറ്റവും ദൂഷ്യ ദൂഷ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ പിന്നെ ബാക്കി എന്തുണ്ടെങ്കിലും ക്ഷമിക്കാമെന്നാണ് അഹങ്കാരമാണ് ക്ഷമിക്കാത്തത് ഇപ്പൊ രാഗം ദ്വേഷം കാമം ക്രോധം ലോഭം മോഹം മതം മത്സരം ദമ്പം ദർപ്പം ഒക്കെ ഈ അഹങ്കാരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പക്ഷെ ക്രോധമാണ് വികാരങ്ങളിൽ വെച്ച് നമ്മളെ ഏറ്റവും അധികം കലക്കുന്നതാണ് എന്നാണ് ക്രോധം എന്നുള്ള ഒരു ഭാവിദാനം കൂടി പതിമൂന്ന് കള്ളനുണ്ട് കൂടുതൽ അക്കൂട്ടരോട് നരകമാൻ കൂപത്തിൽ ചാടിക്കുന്ന പറയും ക്രോധം ഈ ക്രോധം വരാൻ കാരണം അഹങ്കാരമാണ് ഒരു ക്രോസം അപ്പോൾ പിന്നെ തന്നെക്കാൾ വലിയൊരാളോട് ക്രോധിക്കാനല്ലേ ചെയ്യാം നമ്മൾ പിന്നെ സങ്കടപ്പെടുക ചെയ്യുക വലിയൊരു ശക്തി നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടുക നമ്മളെക്കാൾ താഴ്ന്ന ഒരു ശക്തി എതിരുന്നുണ്ടെങ്കിൽ ക്രോധമായിട്ടാണ് വരിക അപ്പോൾ ക്രോധം സങ്കടം രണ്ടും ഒന്ന് തന്നെയാണ് ഇതൊക്കെ അഹങ്കാരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണമാണ് ഈശ്വരവിശ്വാസമാകുമ്പോൾ പിന്നെ ഈശ്വരനാണല്ലോ സർവസ്വം ഞാനല്ല ഞാൻ അവിടുത്തെ ഒരു ഉപകരണം മാത്രമാണെന്നുള്ള ഒരു ബോധം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും പുറത്തേക്കൊക്കെ എന്താ അഭിനയിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കും ഈ ഒക്കെ അങ്ങനെയാണല്ലോ വലിയ വലിയ വലിയ മുസ്ലിംസ് ആയിരിക്കാം വലിയ ധനികരായിരിക്കാം പക്ഷെ ഒന്ന് അടുത്ത് പെരുമാറി കഴിഞ്ഞാൽ വളരെ ഹമ്പിളായിട്ട് പെരുമാറുമായിരുന്നു കാരണം എന്താ വെച്ചാൽ അഞ്ച് നേരം അവർ ദൈവത്തിന്റെ മുമ്പിൽ നിസ്കരിക്കുന്നുണ്ട് അപ്പൊ മുഴുവൻ ടോട്ടലായിട്ട് അടിയറ വെക്കുന്ന തരത്തിലുള്ളതാണ് അവരുടെ ആ പ്രാർത്ഥനകളൊക്കെ അപ്പൊ ആ സമയത്തൊക്കെ അവരങ്ങനെ അല്ലാ സമയത്ത് എന്തായാലും അപ്പൊ ഒരു വിശ്വാസം അങ്ങ് ഏറ്റം വരെ അവർക്ക് വികലത വരുന്ന എങ്ങനെയെന്നും ഇത് പിന്നെ ഈ ഗീതയിൽ പറയുന്ന അഹങ്കാര വിമൂഢാത്മ കർത്താഹം ഇതി മന്യത എന്നാണ് ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയാണ് അതായത് ഞാനാ ചെയ്യുന്നുള്ള തോന്നൽ ഉണ്ടാകാൻ കാരണം അഹങ്കാരം കൊണ്ട് വിമൂഢനായതുകൊണ്ടാണ് അതായത് കണ്ണു മഞ്ഞളിച്ചു പോവുക അഹങ്കാരം കൊണ്ട് അതായത് ഞാനതൊക്കെ ചെയ്യണം ഞാനാണ് എൻ്റെ കുട്ടികളെ വളർത്തി ഞാനാണ് ഇതൊക്കെ സമ്പാദിച്ചത് ഞാനാണ് ഇതൊക്കെ ചെയ്തു എന്നൊരു തോന്നൽ പക്ഷേ വാസ്തവത്തിൽ ഈശ്വരനാണ് ഇതൊക്കെ ചെയ്തത് ഈശ്വരൻ പ്രപഞ്ചം ഉണ്ടാക്കി അതിനെ ഈ സൃഷ്ടിയാലങ്ങൾ ഉണ്ടാക്കി എന്നെയും സൃഷ്ടിച്ചു എൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളിലിരുന്ന സമയത്ത് റേഷൻ എത്തിച്ചതെന്നു അത് പുറത്തും അതേമാതിരി അദ്ദേഹമാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരത്തിന് യാതൊരു പ്രസക്തിയില്ല പിന്നെ ഓരോ വിദ്യാപിക്കുന്നതും ഓരോ വഴിക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ ഈശ്വരൻ തന്നെ ഈശ്വരനാണ് കാലസ്വരൂപി കാലാണ് കർമ്മസ്വരൂപിയായിട്ട് ജീവന്മാരെ കൊണ്ടു നയിക്കുന്നത് അപ്പം നമ്മൾ കർമ്മം വരെ ആ ഈശ്വരന്റെ സാന്നിധ്യമാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അപ്പം അങ്ങനെയാകുമ്പോൾ പിന്നെ അതിന് അങ്കാരത്തിന് പ്രസക്തി ആവുകയാണ് നേരമറിച്ച് ആ വഴിക്കേ ചിന്തിക്കാത്ത ഒരു വ്യക്തിക്കാണ് അഹങ്കാരം ഇപ്പോ നിരീക്ഷണവാദിയാണെങ്കിൽ അയാൾ തത്വത്തെ അംഗീകരിക്കുന്നുണ്ട് അതായത് ഒരു തീയ് തൊട്ടാ പൊള്ളുന്നൊക്കെ ആൾ അംഗീകരിക്കുന്നത് അപ്പൊ പ്രപഞ്ച തത്വമായിട്ടാണ് സായിബാബ പറയുന്നുണ്ട് God is not love God is law എന്ന് പറയുന്നുണ്ട് നിയമമാണ് അത് ഓരോന്നിനും ഓരോ നിയമമുണ്ട് ആ നിയമം അറിഞ്ഞു ആ നിയമമാണ് ഈശ്വര സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാൻ എനിക്ക് കോഴിക്കോട് നിന്ന് പണ്ട് വന്ന സമയത്ത് പ്രസംഗിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു everybody says God is love but I say God is law കൊച്ചുകുട്ടി തൊട്ടാലും പൊള്ളുമല്ലോ ഒരു ഒരു ഒഴുകുന്ന വെള്ളത്തിൽ വീണുണ്ടെങ്കിൽ മരിച്ചു പോകുന്നു ആ നിയമമാണ് അപ്പോൾ നിയമസ്വരൂപത്തിലാണ് ഈശ്വരൻ ഇവിടെ ആ നിയമം അറിഞ്ഞ് പെരുമാറി കഴിഞ്ഞാൽ ഈശ്വരന്റെ അനുകൂല്യം ഉണ്ടായി അല്ലെങ്കിൽ ഈശ്വര കോപം ഉണ്ടായി എന്നൊക്കെ പറയേണ്ടി വരുന്നു താങ്കൾ പറയുന്ന മാതിരി ഈശ്വരനാണ് ഈ സർവസ്വം ഞാനല്ല എൻ്റെ ഓരോ സെക്കൻഡ് പോലും അവിടുത്തെ കാരുണ്യത്തിലാണ് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ വളരെ സുഖമാണ് നമുക്കൊരു ഭാരക്കുറവ് തോന്നുകയും ചെയ്യും അത് രാമകൃഷ്ണ പരമസർ പറയുന്നു കഴുതപ്പുറത്ത് ഒരാൾ ഭാരം കൊണ്ടുപോകുമ്പോൾ ഭാരം തലയിൽ വെച്ചു എന്നിട്ട് കഴുതപ്പുറത്തിരിക്കുകയാണ് അതെന്താന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല രണ്ടും കൂടി കഴുത താങ്ങണ്ടല്ലോ പകുതി ഞാൻ താങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതുപോലെയാണെന്നാ പറയുന്നത് ഈശ്വരനാണ് എല്ലാം താങ്ങുന്നത് അപ്പൊ ചിലവരെന്താ വെച്ചാൽ ആ ഇത് ഞാനാണെന്ന് പറഞ്ഞിട്ട് എന്റെ തലയ്ക്ക് എന്നാലും ഈശ്വരൻ തന്നെ രണ്ടും കൂടി അപ്പോൾ ഭക്തന്മാരെന്ത് വെച്ചാൽ അക്കി വെക്കും രണ്ടായാലും ഈശ്വരനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ മറ്റേതായിരിക്കും പക്ഷെ പുറത്തേക്ക് ഇങ്ങനെ ഞാൻ ഒരു ഇത് പറയാറുണ്ട് പിന്നെ ഞാൻ എത്രയോ അപസ്മാര രോഗികളെ ഈ രോ ഈ മരുന്ന് കൊണ്ട് മാറ്റിയിട്ടുണ്ട് എന്ന് പറയും അത് ശാസ്ത്രീയ അല്ല എന്നാ പറയാം ഈ മരുന്ന് കഴിച്ചിട്ട് കഴിക്കുന്ന എത്രയോ രോഗികളിൽ ഈ അപസ്മാരം മാറി കണ്ടിട്ടുണ്ട് ഞാൻ എന്നാ പറയാ ഇങ്ങനെ ഈ മരുന്ന് കഴിക്കുന്ന ചിലവരിൽ ഈ രോഗം മാറി കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനല്ല അങ്ങനെ കണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് എന്ന് പറയരുതെന്നാണ് ഈ മരുന്നുകൊണ്ട് കൊണ്ട് ചിലവർക്ക് ആശ്വാസം കണ്ടിട്ടുണ്ട് എന്നേ പറയാൻ പാടുള്ളൂ ഈ സൂക്കൾ മാറ്റിയിട്ടുണ്ട് എന്നല്ല ഈ മരുന്ന് പല സൂക്കളിനും ആശ്വാസം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ പറയാൻ വെച്ചാല് <clears throat> ഞാനെന്ന് പറയാൻ യാതൊരു വകുപ്പും ഇല്ല നമുക്ക് പറഞ്ഞ് ശീലിച്ചോണ്ട് ആ ഞാൻ തീർച്ചയായിട്ടും വരാം ഞാൻ വരാം എന്നൊക്കെ ഈ പിന്നെ ധർമ്മോത്തര അങ്ങനെ ഞാൻ നാളെ എന്ന് പറഞ്ഞപ്പോ ഭീമൻ ചാടി തുള്ളിച്ചാടി സന്തോഷിച്ചു എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ നാളെ പറഞ്ഞുതരാം എന്തോ പറഞ്ഞപ്പോ അത് തുള്ളിച്ചാടി സന്തോഷിച്ച് എന്റെ കാര്യം എന്ന് കേട്ടാ ഒന്നുമില്ല അപ്പൊ നാളെ നേരം വരെ ഭഗവാൻ ഏട്ടൻ ഉണ്ട് എന്ന് ഉറപ്പായാലോ ജീവിച്ചിരിക്കും നാളെ നേരത്തേക്ക് ഒന്ന് ഉറപ്പായാലോ എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി കാരണം അവിടെ തെറ്റ് വന്നപ്പോ അത് സൂചിപ്പിച്ചു കൊടുത്ത അങ്ങനെയാണ് അപ്പൊ അതുപോലും പറയാൻ വയ്യാന്ന് നാളെ ഞാൻ അങ്ങനെ അതാണ് ഈ ഖുറാനിൽ ഇപ്പോഴും ഇൻഷാല്ല വരാം ഇൻഷാല്ല നിങ്ങൾ നാളെ അത് കൊണ്ടുവരോ ഇൻഷാല്ല കൊണ്ടുവരാം എന്നാ പറയാ ഈശ്വരനിശ്ചയം അതാണെങ്കിൽ നാളെ വരുമോ നിങ്ങൾ ചോദിച്ചാൽ ഈശ്വര നിശ്ചയം അതാണെങ്കിൽ ഞാൻ വരാം എന്ന അർത്ഥത്തിലാണ് ഇൻഷാല്ല വരാം എന്നാണ് അവരും അധികവും ഞാൻ പറയാറില്ല ഇൻഷാല്ല വരാം ഇൻഷാല്ല കൊടുക്കാം ഇൻഷാല്ല ഇപ്പോ അമൃതയില് അമൃതാനന്ദമയില് അവിടെ പോയി കഴിഞ്ഞാൽ അമ്മ എന്നാ പറയാറ് ഇൻഷാമ്മ വരാം ഇൻഷാമ്മ പിന്നെ ഫോൺ ചെയ്യാം അതൊന്ന് എഴുതി വെക്കുക നിങ്ങൾ ഇൻഷാമ്മ എഴുതി വെക്കാം അമ്മയുടെ ഹിതം അതാണെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പറയാം അപ്പൊ ഇൻഷാല്ല എന്നുള്ള വലിയൊരു അർത്ഥം തന്നെയാണ് ഈശ്വര നിശ്ചയം അതാണെങ്കിൽ ഒരു ില്ല എന്നർത്ഥം ലോകത്ത് നടക്കുന്നു ഇതിന് ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഓരോ മനുഷ്യരും ഓരോ ചെയ്യുന്ന അഹങ്കാരത്താൽ പ്രേരിതരായിട്ടാണ് ഇപ്പൊ ഒരു ഭാഷ എഴുതുന്നു ഒരാൾ അഹങ്കാരം കൊണ്ട് ചിലർ എഴുതും അതിന് ശരിയായിട്ടുള്ളൊരു ഭാഷയില്ല ഞാൻ അതിനൊരു ഭാഷയും എങ്ങനെയായാലും ശരി ശരിയാക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ അഹങ്കാരൻ കുറേ ജോലികൾ അവരാണ് ചെയ്യും എൻ്റെ പേരിൽ ഇവിടെ സ്കൂൾ വേണം എൻ്റെ പേരിൽ ഒരു ആശുപത്രി വേണം അവിടെ എന്നുള്ള അതുകൊണ്ടൊക്കെ സംഗതിയാണ് നടന്നിട്ട് ഒരാശ്രമം ഒരു ആശ്രമം പണിയണം എനിക്ക് എൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞ് അവർ ചെയ്യുന്ന കാര്യം ബാക്കിയുള്ളവർക്ക് ഗുണകരമായി ഭവിക്കുന്നു അതുകൊണ്ട് അഹങ്കാരികളുടെ അജ്ഞാനികളുടെ അഹങ്കാരികളുടെ അനുഗ്രഹം കൊണ്ട് ലോകം വൃത്തിയെ പ്രാപിക്കുന്നു എന്നാണ് അഹങ്കാരം തിരിച്ചു വരുന്നതന്നെ അപ്പൊ ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ കോഴിമുട്ടയുടെ തോട് പോലെ എന്നാണ് ഒരു പരിധി വരെ അത് അത്യാവശ്യമാണ് ആ പരിധി കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല ആവശ്യമില്ലാത്ത ഘട്ടം വരുമ്പോ തനിയെ അഹങ്കാരം കെട്ടടങ്ങിക്കൊള്ളുന്നതാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ അത് ഉടഞ്ഞു പൊക്കോളുന്ന രണ്ടായാലും അഹങ്കാരത്തെ നമ്മൾ ദുഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഓരോരുത്തരും അഹങ്കാരത്തെ ആവാഹിച്ചിട്ടാണ് ഓരോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഈ വെച്ച് ശുദ്ധാക്കി കൊണ്ടു നടക്കുന്ന ഒക്കെ അങ്ങനെയാണല്ലോ ഇത് നിലനിൽക്കണം ഇത് എൻ്റെതാണ് ഇത് എനിക്ക് ആവശ്യമുണ്ട് നടക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അവധൂതന്മാർ ഉണ്ടല്ലേ അവരെ റിയലൈസേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം അത് എന്റെ പാട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടു അതുവരെ സംരക്ഷിക്കുന്നത് വരെ കല്യാണപ്പന്തലിന്റെ ഒരു ഗുരുദ്വാര പോലും പിന്നെ ഊരാൻ കുട്ടികളെ സമ്മതിക്കില്ല കല്യാണം കഴിഞ്ഞ് പോയാൽ കുട്ടിയൊക്കെ പിടിച്ച് കുറച്ച് നശിപ്പിക്കാം അതിന് ആർക്കും ഒരു വിരോധമില്ല അതുപോലെയാണ് ഇപ്പോൾ ഈ ജന്മടത്തേൻ്റെ ഉദ്ദേശം സബലീകൃതമായി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം എന്ത് വഴിക്ക് പോയാലും പിന്നെ ചിലവർ പിന്നെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കും ചിലവർ വലിയ സേവനത്തിന് വേണ്ടി ചിലവർ പല അത്ഭുതങ്ങൾ കാണിക്കാൻ പലതരമുണ്ട് ചിലവർ ഒരു നിയമം അനുസരിക്കാതെ വെറുതെ അവധൂതനായിട്ട് എവിടെയെങ്കിലും കിടക്കും എന്ന് പറഞ്ഞില്ല പോയാൽ മതി ഒരു സ്ഥലത്ത് നിൽക്കും അവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ല ബിനി വായിച്ചു കഴിഞ്ഞ വായിച്ചു കഴിഞ്ഞിട്ട് ബിനി ബിനി നമ്മൾ ഈ അമ്പത്തൊന്നെണ്ണം എത്ര പ്രാവശ്യം വായിക്കാൻ പറ്റുമോ അത്രയും വായിച്ചു നോക്കിയാൽ വ്യാഖ്യാനത്തോടു കൂടി വ്യാഖ്യാനത്തോടു കൂടിയാകുമ്പോൾ സമാധിവാദം കഴിഞ്ഞു ഒരു മനസ്സിന് സമനില വരാൻ എന്തെല്ലാം കാര്യങ്ങൾ അറിയണോ അത് മുഴുവനും ഒരു അമ്പത്തൊന്ന് സൂത്രത്തിലായിട്ട് പതഞ്ജലി മഹർഷി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പല പ്രാവശ്യം വായിക്കുകയും അന്നം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഓരോ സന്ദർഭത്തിലും നമുക്ക് എങ്ങനെ ഇരിക്കണം ഓരോ വസ്തുത കേൾക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം നമ്മുടെ മനോഭാവം എന്നുള്ളത് ഇത് മന്നം ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഉൾത്തിരിഞ്ഞ് കിട്ടും ഉള്ളത് അത് ആ ശ്രദ്ധയോട് കൂടി വേണം ഇതൊക്കെ വായിക്കാൻ ഓരോ സന്ദർഭത്തിൽ എങ്ങനെ നമുക്ക് പെരുമാറാൻ കഴിയണം അത് അത് നമ്മളെ സ്വരൂപജ്ഞാനത്തിന് വിപരീതമായിട്ടുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ സ്വരൂപജ്ഞാനത്തെ തെളിയിക്കാൻ സഹായകരമായ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നത് ഇത് മന്നം ചെയ്യുന്ന ഒരാൾക്ക് അതാ സമയത്ത് അങ്ങനെ തോന്നുന്നതാണ് ഇനിയിപ്പോ അടുത്തത് ഈ സാധനാഭാവം അമ്പത്തൊന്ന് സൂത്രങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞത് സാധനാഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് സാധിക്കേണ്ടത് നമുക്ക് എന്താണോ സാധിക്കേണ്ടത് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് അതാണ് സാധന എന്താ സാധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടുന്നതിന്റെ മുമ്പേ നമ്മൾ യാതൊരു പ്രയത്നം കൊണ്ടും കാര്യമില്ല എന്ന് പറയും അപ്പോൾ ബുദ്ധമതത്തിലാണെച്ചാൽ കുബീർ ബോച്ചി എന്ന് പറഞ്ഞ ഒരാൾ കോഴിക്കോട് ഒരു ദിവസം രാത്രി താമസിച്ചു അതായത് കുശാൽ നഗറിലെ അവരുടെ നേതാവാണ് ബുദ്ധന്മാരുടെ നേതാവ് അവിടെ ഒരു അയ്യായിരം ആറായിരത്തോളം പിന്നെ ബുദ്ധഭിക്ഷുക്കളുണ്ട് അവർ സമൂഹമായിട്ട് അന്ന് അവിടുന്ന് പോകുന്ന സമയത്ത് നെഹ്റു സ്ഥലം കൊടുത്തിട്ട് അവരെ താമസിപ്പിച്ച സ്ഥലം അപ്പൊ അവിടെ അവരുടെ നേതാവ് കുബേരൻ കുറിച്ച് അയാൾ പറയാണ് ധ്യേയവസ്തുവിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടാൻ ഇരുപത് കൊല്ലം പഠിപ്പിക്കുന്നത് കുട്ടികളെ ഇരുപത് വയസ്സ് വരെ അവർ പഠിപ്പിച്ച് ശരിയാക്കിയതിന് ശേഷമാണ് പിന്നെ ധ്യാനം ഉപദേശിക്കുന്നത് മറ്റെന്താ വെച്ചാൽ എന്താണ് ധ്യേയവസ്തു എന്ന് അറിയാതെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ധരിച്ച് അത് സാധിക്കാൻ വേണ്ടി പ്രയത്നം ചെയ്ത് അവസാനം അതല്ല നമുക്ക് സാധിക്കേണ്ടത് വെച്ചാൽ വെറുതെ അല്ലേ അതുകൊണ്ട് ധ്യേയവസ്തുവിനെ കുറിച്ച് എന്താണ് സാധിക്കേണ്ടത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണമെന്നാണ് അപ്പൊ അതിപ്പോ പതിനേഴ് മഹർഷി ഈ അമ്പത്തഞ്ച് സൂത്രങ്ങളിലായിട്ട് പറയാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം യോഗദാസ സംഘ സൊസൈറ്റിയിലെ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ക്രിയായോഗത്തിന്റെ മഹാത്മ്യം വളരെയധികം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ക്രിയായോഗം എന്താണെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ പതഞ്ജലി മഹർഷി അത് ആദ്യം തന്നെ അങ്ങ് വ്യാഖ്യാനിക്കുകയാണ് സ്വാധ്യായം ഈശ്വര പ്രധാനം ഈ മൂന്നെണ്ണാണ് ക്രിയായോഗം എന്ന് പറയുന്നത് അപ്പൊ തപസ് എന്ന് പറഞ്ഞാൽ തപ എന്ന് പറഞ്ഞാൽ ചൂടാണ് ചൂട് അതായത് ഒരു ചൂട് ഏൽപ്പിച്ചാലാണ് ഒരു പദാർത്ഥത്തിന്റെ രൂപം മാറുക അപ്പൊ ഈ ഇരുമ്പിനും ചൂട് കുറെ കഴിയുമ്പോൾ അത് ഉരുകും ഉരുകും പിന്നെയും ചൂടേൽപ്പിച്ചാൽ അത് ആവിയേക്കും അപ്പോ ഒരു പദാർത്ഥത്തിന് മറ്റൊരു പരിണാമം വരണമെങ്കിൽ അതിലൊരു ചൂട് ഏൽപ്പിക്കണം ഈ ചൂടാണ് തപസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഉദ്ദേശ ഉദ്ദേശിച്ച മാതിരി നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്കൊരു പരിണാമം വരണമെങ്കിൽ നമ്മൾ എന്തുമാത്രം അതിൽ ശ്രദ്ധാലുവാണ് ശ്രദ്ധ അനന്യ ശ്രദ്ധയോടുകൂടി ഒരു വസ്തുതയിൽ തന്നെ കുറേ ഇരുന്നു കഴിഞ്ഞാൽ എന്തുദ്ദേശത്തിലാണോ ഇരിക്കുന്നത് ആ ഉദ്ദേശ സ്വരൂപിയായി മാറും അങ്ങനെയാണ് അതാണ് തപസ് എന്ന് പറയുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഇരുന്നു ആ ഉദ്ദേശം സാധിക്കുന്നവരെ ആ ഒരു ഏകാഗ്രതയിൽ ഇരിക്കുകയാണെങ്കിൽ അതാണ് സംഭവിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി ചൂടാക്കിക്കൊണ്ടേയിരുന്നു തിളക്കുന്നവരെ ചൂടാക്കി വെച്ചാൽ നൂറ് ഡിഗ്രി ആയി കഴിഞ്ഞാൽ തിളക്കും അപ്പൊ അതുവരെ അതാണ് ഈ തപസ് എന്ന് പറയുന്നത് വെള്ളം തിളക്കലാണ് ഉദ്ദേശമെങ്കിൽ അത് തിളക്കാൻ എത്ര ചൂട് വേണം അത്രയും ചൂട് ഏൽപ്പിക്കുന്നത് വരെ അത് മുടക്കാതിരിക്കുക അപ്പൊ അതുപോലെ എന്താണോ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരേണ്ടത് എന്താണോ നമുക്ക് ഇന്നത്തെ അവസ്ഥ അല്ലാത്ത മറ്റൊരവസ്ഥ വേണ്ടത് ആ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയോടുകൂടി ഏകാഗ്രതയോടുകൂടി അതിൽ തന്നെ മനസ്സ് വെച്ചുകൊണ്ടിരിക്കലാണ് അപ്പോൾ കുറേ കഴിയുമ്പോൾ ആ ഉദ്ദേശിച്ചതായ വസ്തുത ഒന്ന് തെളിഞ്ഞു വരുന്നു അതുവരെ ഉദ്ദേശസാധ്യം വരെ അതിൽ നിന്ന് വിട്ടുപോരാതെ അതിൽ തന്നെ ഏകാഗ്രതയോട് കൂടിയിരിക്കുന്ന തപസ് അതിന്റെ എയിമിലുള്ള പർപ്പസ് ആ പർപ്പസാണ് പർപ്പസിലുള്ള ദൃഢത അത്രയും വേണം അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ വെള്ളം ചൂടാക്കാൻ വേണ്ടി കുറച്ച് വൈക്കോലോ അല്ലെങ്കിൽ പിന്നെ ഓലയൊക്കെ ഇട്ട് കത്തിച്ചു കത്തിച്ചു ഒരു രണ്ട് മിനിറ്റ് കത്തിച്ചു അതിന് ശേഷം അത് കെട്ടാ ആറിപ്പോയി കുറേ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കത്തിച്ചു എത്ര കാലം കത്തിച്ചാലും വെള്ളം നടക്കില്ല നേരെ നമുക്ക് അപ്പം തന്നെ നിരന്തരമായിട്ട് നിൽക്കാതെ അത് നല്ല ചൂടേൽപ്പിച്ചുകൊണ്ടേയിരുന്ന പെട്ടെന്ന് നൂറ് ഡിഗ്രിയായി വെള്ളം കറക്കാറ് ഓരോ വസ്തു വിൽക്കണമെങ്കിലും അങ്ങനെ തന്നെ ആവിയാക്കണമെങ്കിലും അങ്ങനെ തന്നെ അപ്പോൾ അതുപോലെയാണ് അതാണ് ഈ തപസ് എന്ന് പറയുന്നത് വെറുതെ സാധിക്കാൻ വേണ്ടി ഒരു കുട്ടി ഒരു ഡോക്ടറാവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഡോക്ടറായി തീരുന്നത് വരെ വീടും നാടും ഒക്കെ വിട്ടിട്ട് ആ മെഡിക്കൽ കോളേജിൽ പോയി അതിൽ തന്നെ ബദ്ധസ്ഥാനമാണെങ്കിൽ അഞ്ചു കൊല്ലം കൊണ്ട് ആൾ ഡോക്ടർ എന്ത് വേണമെങ്കിലും അങ്ങനെ തന്നെ ഓരോന്ന് വേണമെങ്കിലും അതാതിനുള്ള ആ ശ്രദ്ധ വിടാതെ അതിൽ തന്നെ നിരന്തരം പക്ഷെ നമ്മളൊക്കെ എത്രയോ വർഷങ്ങളായി രമണ മഹർഷി പതിനൊന്ന് വർഷം അനങ്ങാതെ ആ ഒരൊറ്റ ഭാവനയിലൊരു ഞാൻ ആരാന്നുള്ള തോന്നൽ ഞാൻ ആരാന്നുള്ള ഒരൊറ്റ അന്വേഷണം വെച്ചിട്ട് ഒറ്റ ഇരുത്താം മറ്റൊന്നും ചിന്തയില്ലാതെ അനന്യ ചിന്ത മറ്റു ഇല്ലാതെ ഈ ഒരൊറ്റ ചിന്തയിൽ അദ്ദേഹം പതിനൊന്ന് കൊല്ലിട്ടു എന്നപ്പോ അദ്ദേഹം രമണ മഹർഷിയായി വെങ്കട്ടരാമൻ രമണ മഹർഷിയായി ബുദ്ധൻ അതേപോലെ തന്നെ മനസ്സിന്റെ ആ സങ്കടം ഈ ദുഃഖത്തിന് എന്താണ് പരിഹാരം എന്ന് അറിയാൻ വേണ്ടി പോയി ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ അവിടെ ഇരിക്കുകയായിരുന്നു ഏഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി ഈ ഏഴ് കൊല്ലം അദ്ദേഹം മറ്റൊരു ചിന്തയ്ക്കും വേണ്ടി സമയം ചെലവഴിച്ചില്ല അവരെ മാഡം പ്രവാസി ആറ് കൊല്ലം ഒരേ ഉദ്ദേശത്തിന് വേണ്ടിയിരുന്നു ഹിമാലയത്തിൽ കൊത്തുവി മുറിയാന്ന് പറഞ്ഞ മഹർഷിമാരൊക്കെ ഉണ്ട് അവർക്ക് ആ കാര്യം സാധിച്ചു കിട്ടി പതിനഞ്ച് വർഷം Maharshi Aurobindo I I C S ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ശ്രദ്ധാലുവായിട്ട് ഒരൊറ്റ കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചു പതിനഞ്ച് കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യം സാധിച്ചു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി ധാരാളം അത് തന്നെ അരി അരുവിക്കരി മറ്റേ ഈ മറ്റേ ആ മലയുടെ മുകളിൽ മരുത്തുവാമലയുടെ ആ ഗുഹയിലും ഒരു പതിനെട്ട് വർഷം ചിലവാക്കി വേദാന്ത പഠനവും ധ്യാനവും മനനവും തന്നെയായിട്ട് കഴിഞ്ഞു പതിനെട്ട് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിലാ ആ ട്രാൻസ്ഫോർമേഷൻ പല ചട്ടമ്പി സ്വാമികൾ അങ്ങനെ കുറേ ആളുകൾ അവരവരുടെ ജീവിതത്തിൽ ഈ ട്രാൻസ്ഫോർമേഷൻ വരുന്നവരെ മറ്റ് ചിന്തകളൊന്നുമില്ല അതിൽ തന്നെ ചെലവഴിച്ചു നമ്മളങ്ങനെയല്ല കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെ അത് അതിനെതിരായിട്ടുള്ള കുറേ സംഗതികൾ അതായത് വെള്ളം അനക്കാതെ വെച്ചാൽ തെളിയുന്ന മാതിരി കാരണം വെച്ചാൽ അതിലൊരു കൊള്ളിട്ട് ഇങ്ങനെ നടക്കുകയാണ് എന്തിനു വേണ്ടി തെളിയിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ തെളിയലുണ്ടാവില്ലല്ലോ അതുപോലെ ആണ് പല സാധനയും ഉണ്ടാവുന്നത് കാരണം കുറച്ച് ബുദ്ധം പറഞ്ഞ എങ്ങനെയാണ് കലങ്ങിയ വെള്ളം അനക്കാതെ വെച്ചപ്പോൾ തെളിഞ്ഞ വെള്ളം അതുപോലെ കലങ്ങിയ ബോധത്തോടു കൂടി നമ്മൾ നമ്മൾ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് തെളിയും അത് തെളിയാൻ ഓരോരുത്തർക്കും ഓരോ സമയം വേണം ഓരോ അരി വേവാൻ ഓരോ സമയം വേണം ഓരോ നെല്ല് വളയാനും അതതിൻ്റെതായ സമയം വേണം അതുപോലെ നമ്മളെ വാസന എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മളെ ശ്രദ്ധ എത്ര കണ്ട് തീവ്രത ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു പരിണാമം സംഭവിക്കും അതുവരെ അതിനുവേണ്ടി ഏകാഗ്രതയോട് കൂടിയുള്ള ആ വർദ്ധിക്കലിനെയാണ് തപസ് എന്ന് പറയുന്നത് ഇനി സ്വാധ്യായം രണ്ടാമത് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരു വസ്തുത ആ ഒരു വ്യാഖ്യാനം ഈ പ്രപഞ്ച വ്യാഖ്യാനം എന്ന് വെക്കാം അല്ലെങ്കിൽ ഒരു തത്വമാണ് പ്രപഞ്ച തത്വം ആ തത്വബോധം എങ്ങനെ ഉണ്ടാവുക അത് എന്നിൽ നിന്ന് വന്നത് ഊറി വരുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത് സ്വാധ്യായം എന്നിൽ നിന്ന് വന്നതുപോലെ ഇപ്പൊ ഞാനൊരു പുസ്തകം വായിച്ച് വായിച്ച് വായിച്ച് വായിച്ച് രാമായണം വായിച്ച് അത് തറവായി തറവായി കഴിഞ്ഞാൽ അതിന് ശേഷം അത് എവിടെ ചോദിച്ചാൽ എന്ത് അതിന്റെ അന്തരാർത്ഥമൊക്കെ പറയാറായി നിൽക്കുക അപ്പൊ കുറെ കഴിയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഊറി വന്നതാണ് ഈ രാമായണം എന്നുള്ള മാതിരി തോന്നും അപ്പൊ എന്നിൽ നിന്ന് ഉദയം ചെയ്തതായിട്ടുള്ള ആശയം പോലെ എനിക്ക് തോന്നുന്നു അപ്പൊ എന്താ വെച്ചാല് ആ കവി ഏതൊരു മഹാകവിയാണോ ഈ കാവ്യം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ മനസ്സും നമ്മുടെ മനസ്സും തമ്മിൽ താതാത്മ്യപ്പെടുക താതാത്മ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന മാതിരി തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതായിട്ട് തോന്നും സ്വാധ്യായം എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ പഠിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് മരണം ചെയ്ത് ചെയ്ത് ചെയ്ത ഒരു വസ്തുത നമ്മളുള്ളിൽ നിന്ന് ഉടലെടുത്തതുപോലെ നമുക്ക് തോന്നണം അപ്പോഴാണ് സ്വാധ്യായം എന്ന് പറയുന്നത് അതിനൊരു ശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആത്മാവിൽ നിന്നാണുള്ളതൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നു അദ്ദേഹം നമ്മളും വാസ്തവത്തിൽ ആത്മസ്വരൂപത്തിൽ ഒന്നാണല്ലോ അപ്പൊ നമ്മൾ അനുസന്ധാനം ചെയ്ത് പോയി പോയി പോയി ആ മൂല മൂല മൂലമായിട്ടുള്ള ആത്മസ്ഥാനത്ത് നമ്മളെ മനസ്സിലെത്തി കഴിയുമ്പോൾ അതിൽ നിന്നാണല്ലോ അവിടെ പൊട്ടി വരുന്നത് അതുപോലെ എന്നിൽ നിന്ന് വന്നതുപോലെ നമുക്ക് തോന്നുന്നു അതാണ് സ്വാധ്യായം എന്ന് പറയുന്നത് ഈശ്വര പ്രണിധാനം ഈശ്വര പ്രണിധാനം ഈശ്വര പ്രണിധാനം എന്നുള്ള വാക്ക് തന്നെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കാണ് ഈശ്വര പ്രണിധാനം പറഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭരണശ്രേഷ്ഠൻ നടത്താം പരസ്പര വിരുദ്ധമായിട്ടുള്ള ശക്തികളെ കൂട്ടി സമന്വയിപ്പിച്ച് കൊണ്ടു നടത്തുന്നതായിട്ടുള്ള മഹാശക്തി എന്നുള്ള അർത്ഥമാണ് ഈശ്വരൻ ഈശ്വരൻ ഭരണശ്രേഷ്ഠൻ നടത്താണ് ഈശ്വരൻ പ്രണിധാനം എന്ന് പറഞ്ഞാൽ പ്രകർഷണ നിധാനം ധനം എന്ന് പറഞ്ഞാൽ എന്റെ പ്രോപ്പർട്ടിയാണ് എന്റെ ഗുണമാണ് പ്രകർഷണം നീ എന്ന് പറഞ്ഞാൽ നാപ്രസിയാണ് ശൂന്യശക്തിയാണ് അപ്പോൾ ഏതൊരു മഹാശൂന്യശക്തിയിൽ നിന്ന് ചലനാത്മകതയെ പൂണ്ട് വന്നതാണ് ഇതൊക്കെ ഒരു ശൂന്യ ശക്തിയുടെ ചലനാത്മകതയിൽ നിന്ന് വന്നതാണ് ഇത് മുഴുവൻ അത് കുറേ കഴിഞ്ഞതിന് ശേഷം ആ ശൂന്യശക്തിയിൽ തന്നെ വിലയം പ്രാപിക്കുകയും ചെയ്യും അപ്പൊ ലിംഗരൂപിയായിട്ടുള്ള ഒരു വസ്തുതയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അവ അതിൽ പ്രണിധാനം അതിൽ സ്വയമായിട്ട് സമർപ്പിക്കുകയാണ് അതിന്റെ ആ ഒരു പൊതുവായിട്ടുള്ള ചലനാത്മകതയിൽ പെട്ടതാണ് ഈ ഞാനും അല്ല വിട്ടു നിൽക്കുന്ന ഒരു വസ്തുവല്ല ഈ എല്ലാം തന്നെ ആ മഹത്തായിട്ടുള്ള ആ ശൂന്യശക്തിയിൽ ശൂന്യശക്തിയിലാണ് എല്ലാം ആ ശൂന്യശക്തിയിലാണ് ആ ശൂന്യശക്തിയിലാണ് ഞാനും നിലകൊള്ളുന്നത് എല്ലാ വസ്തുക്കളും നിലകൊള്ളുന്നത് അപ്പൊ എല്ലാം ആത്യന്തികമായിട്ട് ആ ശൂന്യശക്തിയാണ് ഇത് മുഴുവനും എന്ന ബോധമാണ് ഈശ്വരപ്പണിധാരം പിന്നെ അതിന് അന്യമായിട്ട് ഒന്നുമില്ല അത് മാത്രമേ ഉള്ളൂ ഈശ്വരപ്പണിധാരം പിന്നെ അപ്പോൾ ഈ മൂന്നും കൂടിയാണ് ക്രിയായോഗം എന്ന് പറയുന്നത് ക്രിയായോഗം ക്രിയായോഗം അതായത് നമുക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ തപസ് സ്വാധ്യായം ഈശ്വര പ്രധാനം അതിന് നമ്മളെ ഈ മനോഭാവം അതിനനുസരിച്ച് ഇണക്കലാണ് ഈ ക്രിയ എന്ന് പറഞ്ഞാൽ തപസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പരിവർത്തനം വരുന്നത് വരെ ആ ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കലാണ് തപസ് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ നമ്മളുള്ളിൽ നിന്ന് ഈ തത്വം ഉദയം ചെയ്തതുപോലെ നമുക്ക് വ്യക്തമാകുന്നത് വരെ അതെന്നെ വന്നം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശ്വരപ്രധാൻ എന്ന് പറഞ്ഞാൽ ശൂന്യശക്തിയിൽ നിന്ന് ചലനാത്മതയെ പൂണ്ടിട്ടാണ് ഈ സർവസ്വം ഇങ്ങനെയൊക്കെ ആയി നിൽക്കുന്നത് അത് അതിൽ തന്നെ തിരിച്ചു ലയിക്കുകയും ചെയ്യും അപ്പൊ ആ ഒരു മഹാശക്തിയുടെ പ്രകടനം മാത്രമാണ് ഇതൊക്കെ എന്ന ബോധം അപ്പൊ അതിൽ ഞാൻ എന്ന് പറഞ്ഞ സംഗതി പിന്നെ ഇല്ല ഞാൻ എന്ന് പറഞ്ഞ തോന്നലേ പിന്നെ ഇല്ല ഒന്നൊന്നിന് വിപരീതമല്ലാത്ത വിധത്തിലാണ് ഇവിടെ ഈ ഈ പ്രോപ്പർട്ടീസ് മുഴുവൻ ഇതിലിങ്ങനെ വിരാജിക്കുന്നുണ്ട് അതുകൊണ്ട് ഭരണശ്രേഷ്ഠ എന്നുള്ള പിന്നെ സമാധി ഭാവനാശ്ച സമാധിയെ സാധിക്കുകയും ക്ലേശങ്ങൾ തനൂകരിക്കുകയും ക്ലേശങ്ങൾ ക്ഷയിച്ച് ക്ഷയിച്ച് ക്ഷയിച്ചില്ലാതെ സമാധി ഭാവനം ഇങ്ങനെ ഉണർന്നു ഉണർന്നു വരിക ഇതിനു വേണ്ടിയാണ് ഇതാണ് ഈ ക്രിയായോഗത്തിന്റെ പരിമിത ഫലം ക്ലേശങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും അതായത് ക്ലേശം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിദ്യ അസ്മിത രാഗം ദോഷ അഭിനിവേശം ഇതൊക്കെ അങ്ങ് കുറഞ്ഞു വരും അവിദ്യ കുറഞ്ഞു വരും വിദ്യ അസ്മിത കുറഞ്ഞു വരും അസ്മിത ഇല്ലാതെയാവും അവിദ്യ അസ്മിത രാഗം ദ്വേഷം ഇതൊക്കെ അഭിനിവേശം ഇതൊക്കെ അങ്ങ് കട്ടടങ്ങി പോകും അതാണ് ക്ലേശ തനൂകരണം എന്ന് പറഞ്ഞത് ആദ്യം തോന്നിയിരുന്ന മാതിരിയൊന്നും ആ വശത്തേക്ക് നമുക്ക് പിന്നെ ചിന്ത പറ്റില്ല അവിദ്യ പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണല്ലോ അനിത്യമായിട്ടുള്ളത് നിത്യമായിട്ട് തോന്നുക അശുചി ശുചിയായി തോന്നുക അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകളാണല്ലോ ജഡം ചൈതന്യമായിട്ട് തോന്നുക അതൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരും ഇതൊക്കെ അനിത്യമായിട്ടുള്ള കാര്യങ്ങളാണ് കാലത്തിലും ദേശത്തിലും തോന്നപ്പെടുന്നതായിട്ടുള്ള ചില പ്രതിഭാസങ്ങൾ മാത്രമാണ് എന്നുള്ള തോന്നലുകൊണ്ട് കൊണ്ട് അതിനോടുള്ള ആഫിനിറ്റി കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരും അതാണ് ക്ലേശ തനൂകരണം സമാധി ഭാവന അതായത് സമാധി ഒരു എല്ലാത്തിലും ഒരു സമനില കൈവരിക അതിങ്ങനെ കൂടിക്കൂടി വരും അതാണ് ഇതിന്റെ പരിണതം അവിദ്യന്ന ജഡം ചൈതന്യമായി തോന്നുക അശുചി ശുചിയായി തോന്നുക അനിത്യമായിട്ടൊക്കെ നിത്യമായി തോന്നുക ആണ് അവിദ്യ അസ്മിത എന്ന് പറഞ്ഞാൽ അഖണ്ഡമായ ഒന്നിനെ ഖണ്ഡമായിട്ട് തോന്നുക നിങ്ങൾ വേറെ ഞാൻ വേറെ എന്നൊക്കെ തോന്നുക അവസരത്തിൽ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു undivided something which is common for all ആണ് അവിദ്യ അസ്മിത എന്ന് പറഞ്ഞാൽ രാഗം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് സോം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എടുത്തിയാടി അതിന്റെ പിന്നാലെ സർവചേതനേനെ സ്വാംശീകരിക്കുക രാഗം ദ്വേഷം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ക്ലേശത്തിന് കാരണമുള്ള ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വേണ്ട എന്ന് വെക്കണം ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് വേണ്ടെന്ന് വെക്കരുത് മറ്റേ സുഖം കിട്ടുമെന്ന് വിചാരിച്ചാൽ അതിന്റെ പിന്നാലെ പോക്ക് രാഗദ്വേഷം അഭിനിവേശം എന്ന് പറഞ്ഞാൽ എടുത്തിയാട്ടാണ് അപ്പൊ അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പിന്നെ വൃത്തിയെ നിരൂപിക്കുകയാണ് പ്രസുപ്തം വിദ്യ രണ്ട് വാക്കുകളാണ് അവിദ്യ എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്ന് സങ്കല്പിക്കുക വിദ്യ എന്ന് പറഞ്ഞാൽ വെളിച്ചം വെളിച്ചമില്ലാത്ത സമയത്ത് ഇരുട്ട് മാത്രമാണ് ഇരുട്ടിന്റെ സോഴ്സ് ഏതാന്ന് വെച്ചാൽ അറിയില്ല ഏതെന്ന് വെളിച്ചം ഉണ്ടാവണ എന്നാന്ന് നമുക്കറിയാം പക്ഷെ ഇരുട്ടുണ്ടാവുന്ന എവിടുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇരുട്ടില്ല എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല വെളിച്ചം ഇല്ലെങ്കിൽ ഇവിടെ ഇരുട്ട് മാത്രമേ ഉള്ളൂ ആ വെളിച്ചമുള്ള സമയത്ത് ഇവിടെ ഇരുട്ടിനെ കാണുന്നില്ല വെളിച്ചം കൊണ്ട് ഇരുട്ടിനെ കാണാൻ കഴിയില്ല വെളിച്ചം ഇല്ലാത്ത സമയത്ത് മാത്രമുള്ള ഒരു വസ്തുവാണ് ഇരുട്ട് അപ്പൊ ഇരുട്ട് എവിടുന്ന് വന്നു എവിടെ നിൽക്കുന്നു ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെയാണ് ഈ അവിദ്യ എന്ന് പറയുന്നത് ഇരുട്ടാണ് അപ്പൊ അവിദ്യ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ വിചാരിച്ചാൽ ഒരു വിധത്തിനും സാധിക്കില്ല പക്ഷേ വിദ്യ കൊണ്ട് അവിദ്യ ഇല്ലാതെയാവും വെളിച്ചം കൊണ്ട് ഇരുട്ടില്ലാതാവില്ല അപ്പോ അവിദ്യ പിന്നെ അവിരോധിതയ കർമ്മ ന അവിദ്യാം വിനിവർത്തയത് വിദ്യ അവിദ്യാം നിഹന്തിയവ തേജസ് തിമിര സംഘവനം ശങ്കരാത്മകാരൻ ആത്മബോധം എന്ന് പറയുന്ന പുസ്തകത്തിൽ അപ്പോൾ അവിദ്യയെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയില്ല വിദ്യ കൊണ്ട് മാത്രമേ അവിദ്യ ഇല്ലാത്തതാണെന്ന് ബോധിക്കാൻ കഴിയൂ ഇല്ലാത്തവണ്ണം ബോധിക്കും പക്ഷെ വിദ്യയില്ലെങ്കിൽ ആ വിദ്യ മാത്രമേ ഉള്ളതാണ് തേജസ് തിമിര സംഘമാണ് ഇരുട്ടിനെ തേജസ് വെളിച്ചം എന്ന പോലെ വെളിച്ചത്തിൽ ഇരുട്ട് ഇല്ലാത്തതാണ് വെളിച്ചം ഇല്ലെങ്കിൽ ഇരുട്ട് മാത്രമേ ഉള്ളതാണ് അതുപോലെ ഇപ്പൊ നമ്മൾ അവിദ്യ എന്ന് പറഞ്ഞു അപ്പൊ അവിദ്യയെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ നമ്മളെ കർമ്മം കൊണ്ട് സാധിക്കില്ല അവിരോധിതയാണ് കർമ്മവും അവിദ്യയും തമ്മിൽ വിരോധികളല്ല കർമ്മത്തിന് സഹായിയാണ് അവിദ്യ അവിദ്യക്ക് സഹായി കർമ്മം അതുകൊണ്ട് കർമ്മം കൊണ്ട് ഒരിക്കലും അവിദ്യ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല വിദ്യ കൊണ്ട് മാത്രമേ അവിദ്യയില്ലായ്മ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇരുട്ടിനെ അടിച്ചുവാരി കളയാനോ അല്ലെങ്കിൽ വേറെ വിധത്തിൽ ഇല്ലായ്മ ചെയ്യാനോ നമ്മൾ വിചാരിച്ചാൽ കഴിയില്ല വെളിച്ചം മാത്രമേ ഉള്ളൂ ഇരുട്ടിന് ഉള്ള പരിഹാരം തിളക്കം ചില സമയത്ത് അവിദ്യ ചില സമയത്ത് വ്യക്തതാവും ഇങ്ങനെ പ്രകടാവും അതിന്റെ നാനാ തരങ്ങൾ നാല് തരത്തിലുള്ള അതിന്റെ സ്റ്റേജസ് പറയാം അടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ മെരിച്ചിൽ വരിക അതായത് കഴിവുകൾ ദാരിദ്ര്യം വരിക അതിന് കഴിവില്ലാതെ ആവുക ഒരു കൊണ്ട് നമ്മൾ പിന്നെ ഉള്ളുണർവ് വരുന്നതിനനുസരിച്ച് ഈ ക്ലേ ക്ലേശങ്ങളിലുള്ള നമ്മുടെ അഭിനിവേശം കെട്ടടങ്ങാൻ തുടങ്ങും ആഗ്രഹങ്ങൾ കുറഞ്ഞു കുറഞ്ഞു ആഗ്രഹങ്ങൾ മെലിഞ്ഞു വരിക ഓ എനിക്ക് പേരും പ്രശസ്തിയും വേണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കുറെ കാലം ധ്യാനമൊക്കെ തുടങ്ങിയതിന് ശേഷം ആരും അറിയാതിരിക്കുക എനിക്ക് വേണ്ടത് പ്രശസ്തി ഒന്നും വേണ്ട അത് ഒക്കെ ഇതിന് വിരോധമാകും പിന്നെ അവര് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അലച്ചിലിന് കാരണം അപ്പൊ ആ ഒരു ആഗ്രഹം മെലിഞ്ഞു മെലിഞ്ഞു തനിത്വം തനു എന്ന് പറഞ്ഞാൽ മെലിയ സൂക്ഷി സ്ഥൂലമായിട്ടുള്ള അങ്ങനെ മെലിഞ്ഞ മെലിഞ്ഞ സ്ഥൂക്ഷത്തിലേക്ക് പോയി അവസാന കാരണത്തിലാണ് വിളിയുണ്ടാകും അറിവില്ലാതെ പറയാതിരിക്കാൻ ഉള്ള അനുഗ്രഹം തന്നെ എന്നാണ് ഏറ്റവും വലിയ പ്രാർത്ഥന അനുഭവം വരാത്ത കാര്യം വേറൊരാളോട് പറഞ്ഞു എന്നല്ലെങ്കിൽ നാളെ ആ വഴിക്ക് പിന്നെ നമുക്ക് നടക്കാൻ വയ്യാതെ അപ്പൊ അതുകൊണ്ട് ഈ അറിയുന്നത് വരെയുള്ള കാര്യം അപ്പൊ ഈ പറയുന്നത് ഇപ്പോൾ ഒരു കുട്ടി എം ബി ബി എസിന് ജോയിൻ ചെയ്ത് രണ്ടാം കൊല്ലം മുതൽ തന്നെ പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴാണ് ജയിൽ പോകാന്ന് അറിഞ്ഞൂടാ അപ്പോൾ അത് അറിയത് കഴിയുന്നത് വരെ കഴിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾക്ക് പിന്നെ അറിയിക്കൽ മാത്രമേ ഉള്ളൂ ജോലി അതിൽ പിന്നെ അദ്ദേഹത്തിന് പേരും പ്രശസ്തി മറ്റൊന്നും അയാൾക്ക് പ്രശ്നമല്ല ആരെങ്കിലും പേരും പ്രശ്നം കൊടുത്താലും അയാളെ ബാധിക്കില്ല കൊടുത്തില്ലെങ്കിലും ബാധിക്കില്ല അവമാനിച്ചാലും ബാധിക്കില്ല തുല്യ നിന്ദ തുതി മൗനി എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും നമ്മള് സാധനാബാധാണല്ലോ സാധനാ കാലത്തെ സംഭവങ്ങളൊക്കെ ഈ പറയും തോന്നും എപ്പോ അത് നന്നല്ല ആർക്കും അത് തോന്നും അല്ല ഇരിക്കട്ടെ ഒരു ദോഷമൊന്നുമില്ലല്ലോ ഇങ്ങനെ മാറി മാറി മാറി ഒന്നിനോട്ടുള്ള അഭിപ്രായം മാറി മാറി വരിക അങ്ങനെ മാറി കിട്ടുന്നതാണ് ഈ സാധന സാധാരണ നമ്മൾ ഇതില് ഇത് പിന്നെ അനിത്യമായിട്ടുള്ളൊക്കെ നിത്യത്വം കൽപ്പിച്ച് അല്ലെങ്കിൽ അശുചിയിൽ ശുചി കൽപ്പിച്ച് അനുഭവത്തിൽ കൊള്ളില്ല എന്ന് തോന്നും കുറെ കഴിയുമ്പോൾ പിന്നെ അതിനോട് ആഗ്രഹം വരും പിന്നെയും കൊള്ളില്ല എന്ന് വരും ഇപ്പൊ ബോംബെ പോയി പോകാൻ ആഗ്രഹം ഉണ്ടായി അവിടെ പോയി അവിടുത്തെ ഈ പൊടിയും പടലവും പുകയും എല്ലാം കൂടി ചോദിച്ചാൽ അയ്യോ വയ്യ പോകുന്നു കുറേ കഴിയുമ്പോൾ ഇപ്പൊ ഈ മലയത്ത് പോകുമ്പോൾ അങ്ങനെ മലയത്ത് പോകുമ്പോൾ വളരെ ക്ലേശാണ് ബുദ്ധിമുട്ടൊക്കെയാണ് പക്ഷെ എന്നാലും പോന്നു കഴിഞ്ഞാൽ ആ കാഴ്ചകളൊക്കെ ആലോചിച്ചാൽ പിന്നെയും പോകണം അവിടെ ചെല്ലുമ്പോഴുള്ള ക്ലേശങ്ങളൊക്കെ വലുതാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടി കിട്ടുന്ന അനുഭൂതി വളരെ വലുതാണ് അനുഭൂതി നമുക്ക് ഒഴിവാക്കാനും വയ്യ അതിനുള്ള ക്ലേശം ഒഴിവാക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെ അപ്പോൾ പോണം തോന്നും പോണ്ടാന്ന് തോന്നും പോണം തോന്നും പോണ്ടാന്ന് തോന്നും അങ്ങനെ ഈ സാധനം ഇങ്ങനെ പുരോഗമിക്കുന്ന സമയത്ത് അതിൽ ഒരു ഉറപ്പ് അങ്ങ് രണ്ടാമത് നിൽക്കാനുള്ള തോന്നലുണ്ടാവും അപ്പോ ഒരു കൃത്യമായിട്ടൊരു അഭിനിവേശം തോന്നും പിന്നെ മടുക്കും പിന്നെ അഭിനിവേശം തോന്നുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും മനസ്സ് പക്ഷെ സാധനം ഇത് ശരിയായിട്ടുള്ള വസ്തുത ഉള്ളിൽ കിട്ടിക്കഴിയുമ്പോൾ ഇതിന് തടസ്സമാണ് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ പരന്തൃഷ്ട എന്ന് പറഞ്ഞത് അതിന് വിട്ടു നിൽക്കാനുള്ള ശക്തി നമുക്ക് കിട്ടുന്നു അവർക്ക് പേരും പ്രശസ്തിയൊക്കെ കുറെ കാലം ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ കാണാൻ എന്തെങ്കിലും ഒരു അടാകുടത്തിൽ പെട്ട് സർവം ഇതായി പോവാ അപ്പോ ഈ നല്ല പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ വഴിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ തോന്നും പക്ഷെ ഇത് അപകടാന്ന് മുൻകൂട്ടി കണ്ടറിയാനുള്ള കഴിവില്ലാതെ വരികയാണ് അപ്പൊ ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കാര്യമൊക്കെ പോക്കാണ് ഈ ശരീരത്തിന്റെ ഇതുപോലെ ഒരു പല്ലുവേദന വന്നാല് ഈ വേദന നിറച്ചിരിക്കുന്ന സഞ്ചി മാത്രമാണ് ഈ ശരീരത്തിൽ ബോധിക്കുന്നത് അതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്നാല് കുടലിന് വല്ലത് വന്നാൽ ക്യാൻസർ വന്നാല് അപ്പോഴാണ് മനസ്സിലാവുക അയ്യോ ഇത് ഇങ്ങനത്തെയാണല്ലോ നേരെ പക്ഷെ അതൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒക്കെ മുന്നോട്ട് തന്നെ വളരെയധികം ഉത്സാഹിച്ച് മുന്നോട്ട് അങ്ങനെ പോകുന്നതിന്റെ ഭവിഷ്യത്ത് ആലോചിക്കാതെ പക്ഷേ വിവേകികളായിട്ടുള്ള ഈ ഭവിഷ്യത്ത് ഇന്ന് അല്ലെങ്കിൽ നാളെ ഇത് നമ്മളെ ക്ലേശിപ്പിക്കും ദുഃഖിപ്പിക്കും നമ്മളെ ആകെ ചതിക്കും അങ്ങനത്തെ ഒരു വസ്തുവാണ് അപ്പൊ എന്തോ ചില ധർമ്മത്തിന് വേണ്ടി മാത്രം നമ്മൾ സ്വീകരിച്ചാണ് ആ ധർമ്മം ഏതാണ്ട് മനസ്സിലാക്കി അതൊഴികെ ബാക്കി എല്ലാവരും വിട്ടുനിന്ന് അതുമാത്രം വേഗം നിർവഹിച്ച് ഈ ശരീരത്തിന് വിടണം എന്ന വിവേകം ഉണ്ടാവും സാധനയിൽ അതില്ലാത്തവർ അങ്ങനെ പോകും കാരണം പേരും പ്രശസ്തിയൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ പ്രശസ്തിക്ക് വേണ്ടി കൂടുതൽ പേരിന് വേണ്ടി നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ പോയി പോയി ഒരു സ്ഥലത്താണ് അവസാനം പെടുക പോലീസ് കേസിലോ എന്തെങ്കിലും ഒന്ന് വിട്ട് അവസാനം അയ്യോ വേണ്ടിയില്ലായിരുന്നു അന്നേ മടങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെയാണല്ലോ ലാഭം കിട്ടി കിട്ടി കിട്ടി ഇങ്ങനെ പുതിയ പുതിയ തുടങ്ങി തുടങ്ങി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആകെ പോയി കാരണം അവരവരുടെ ആവശ്യത്തിനുള്ള പൈസ ആയിരുന്നു എന്ന് കണ്ടാൽ പിന്നെ പിൻവാങ്ങാൻ തോന്നില്ലല്ലോ കാരണം അവരെ കുട്ടികൾ പഠിക്കുമ്പോൾ തന്നെ ഒരു ഇത് പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറം പഠിക്കണം തോന്നി അതിൻ്റെ അപ്പുറം പഠിക്കണം തോന്നി ഇങ്ങനെ പഠിച്ചു ആവശ്യമില്ലാതെ പഠിച്ചു പോകുന്നതായത് ആൾക്കാർ അതുകൊണ്ടാണ് ഈ ലോകത്ത് ഉള്ള ഗുണങ്ങളൊക്കെ കിട്ടുന്നത് പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇത് അപകടം പിടിച്ച സംഗതിയാണ് എന്തിനു വേണ്ടി ശരീരം എടുത്തോ അതിനു വേണ്ടി മാത്രം അത് ഉപയോഗിക്കുക ആയുസ് എന്തിനു വേണ്ടിയാണോ അതിനു വേണ്ടി മാത്രം ആയുസിനെ ഉപയോഗിക്കുക മറ്റുള്ളവരൊക്കെ മിതത്വം പാലിക്കുക അത്യാവശ്യം അനാവശ്യം ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ആവശ്യത്തിന് മാത്രം എന്തിനു തെളിഞ്ഞു വരുന്ന അതാണ് എന്തിനു വേണ്ടിയാന്നുള്ളത് നമുക്ക് വ്യക്തമായി വരും നമുക്ക് അപ്പൊ നേരത്തെ തന്നെ വ്യക്തമായി കഴിഞ്ഞു ഒന്നാമത്തെ അധ്യായത്തില് നമ്മൾ എന്തിനു വേണ്ടിയാണ് ജന്മെടുത്ത് എന്താണ് നമ്മുടെ ദേശമൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും മന്നം ചെയ്താൽ അത് തെളിഞ്ഞു തെളിഞ്ഞ് ഇങ്ങനെ വരുന്നു മറ്റേ ദുർബോധത്വം എന്നാണ് ശങ്കരാചാര്യ പറഞ്ഞിട്ടുള്ളത് ഈ പിന്നെ ആവർത്തിക്കുന്ന സമയത്ത് ശങ്കരാചാര്യ പറയേണ്ടത് പുനഃപുന ഈ വീണ്ടും വീണ്ടും ഇത് പറയാൻ കാരണം ദുർബോധത്താണ് ആദ്യം പറഞ്ഞതൊക്കെ മറന്നു അങ്ങനെയുള്ള മനുഷ്യന്റെ പ്രകൃതി അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഓർപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് കാരണം ആവർത്തന വിരസം തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് ശങ്കരഭഗവത്പാണ് കഴിയുന്നതും പ്രവൃത്തി ഹ്രസ്വമായിട്ട് പറയണം എന്നുള്ള ആഗ്രഹക്കാരനാണ് പക്ഷെ അദ്ദേഹം ഉപനിഷത്തിൽ പറഞ്ഞതിനെ പിന്നെയും പിന്നെയും പറയുന്നതാണ് അപ്പൊ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ബോധത്വം മനുഷ്യര് പറഞ്ഞതൊക്കെ പെട്ടെന്ന് വിട്ടുപോകുന്നുള്ളതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഇങ്ങനെ പറയേണ്ടി വരുന്നത് നാശം വരുന്നില്ല നാശം വരുന്നതാണ് രണ്ടാമത് അതിനെ പിന്നെ പ്രകടാവാൻ നമ്മൾ സന്ദർഭം ഒരുക്കി കൊടുത്താൽ എപ്പോ വേണമെങ്കിലും തുടരാവുകയും നാശം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല നിർഭീത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണർന്നെന്ന് വരില്ല അതായത് ഭാര്യ പണങ്ങി പോകുന്ന മാതിരിയാണ് പണങ്ങി പോയാൽ മത്സ്യം കഴിയുമ്പോൾ തന്നെ വരും പണങ്ങി കഴിയുമ്പോൾ ഒരു ഡൈവോഴ്സ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നീട് വരില്ലല്ലോ അതുപോലെ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെ അതുപോലെ നമ്പരിപ്പാട് ഇന്നലെ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും അവരവരുടെ അധികാരി ഭേദത്തിനനുസരിച്ച് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയും ഇത് ഏറ്റവും അധികം ജീവിതത്തോട് അഭിനിവേശമുള്ള കാലഘട്ടങ്ങളിൽ ഈ ആദ്യം വൈരാഗ്യ പ്രകടനം പറയാൻ പാടില്ല അവര് കുറേ തപോവി ക്ഷീണ പാപാന അങ്ങനെ ഒരുപാട് അനുഭവിച്ച് അനുഭവിച്ച് പാപങ്ങളൊക്കെ ക്ഷീണിച്ച് ശാന്തരായി മൂക്ഷുക്കളായി അപേക്ഷിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കാവുന്ന പല കാര്യങ്ങളുണ്ട് അപ്പൊ അതാണ് അധികാരി ഭേദം നോക്കിയിട്ട് വേണമെന്നാണ് ഇപ്പോ ആദ്യകാലങ്ങളിലൊക്കെ അവരെ കർമ്മത്തിനും അവരെ സ്വധർമ്മനുഷ്ഠാനത്തിനും പ്രേരിപ്പിക്കാൻ വേണ്ടതാണ് എന്നിട്ട് പിന്നെ അതിൽ കൂടി ചെറിയ ഉപാസനകളും കൂടി ഇട്ടു കൊടുക്കുക ആ ഉപാസന മെല്ലെ മെല്ലെ മെല്ലെ കയറി അവസാനം ജിജ്ഞാസ നിർത്തി പ്രപഞ്ചത്തെ സംബന്ധിച്ച് വരുന്നതിനനുസരിച്ച് അവരുള്ളിൽ ഇതിനോടുള്ള മമത വർദ്ധിക്കും സത്യത്തിനോടുള്ള മമത വർദ്ധിക്കുകയും അസത്യത്തിൽ വിട്ടുപോരാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അത് ജീവിതാനുഭവം കൊണ്ട് മടുപ്പ് വരണം മടുപ്പ് വന്നാലേ ഇതുള്ളൂ അപ്പൊ മടുപ്പ് വന്നു കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ അവര് അപത്യത്തിലേക്ക് വല്ല കള്ളും കഞ്ചാവിന്റെ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ ഈ ഒരു വിവരം പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അത് പറയാൻ കാരണം അത് കഴിഞ്ഞാൽ ജീവിതത്തിൽ മടുപ്പ് വന്നാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണ് എന്ന് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചാൽ ജീവിതാനുഭവത്തിൽ മടുപ്പ് വരുന്ന സമയത്ത് നമ്മൾ അപത്യത്തിലേക്ക് പോയി സ്വയം നാശത്തിന്റെ വഴിക്ക് പോവാതെ അതിനു വേണ്ടിയാണ് ആദ്യം ഈ വിവരം പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ ജന്മ ഈ പുസ്തകങ്ങളൊക്കെ എത്തിപ്പെടുള്ളൂ ഈ വിവരങ്ങൾ എത്തിപ്പെടുള്ളൂ എന്നാണ് പറയുന്നത് കാരണം അവർ കൂടുതൽ വഴിക്ക് ഒരു എന്ന് പറഞ്ഞ മാതിരി അവനവന്റെ മാർഗം ശരിയാണ് അത് പിന്നെ പിന്നെ പിന്നെ സാധൂകരണം ഉണ്ട് ശാസ്ത്രത്തിന്റെ സമ്പതുണ്ട് എന്നൊക്കെ വന്നാൽ അവർക്ക് ഉത്സാഹമാണ് പിന്നെ തെറ്റിപ്പോവാതിരിക്കാനും ഒക്കെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ശാസ്ത്രസമ്മതം നോക്കുന്നത് നമ്മൾ പ്രമാണം നോക്കിയിട്ടാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യാം കാരണം നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹവും അഭിനിവേശം നമ്മൾ ഉള്ളിലുണ്ട് പക്ഷെ എന്നാലും ഞാൻ ചെയ്യുന്നത് നേരെ തന്നെ അല്ലേ എന്ന് നോക്കിയിട്ടാണ് നോക്കാൻ വേണ്ടിയാണ് ഈ പ്രമാണങ്ങളൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് അപ്പൊ ഇതൊക്കെ അങ്ങനത്തെവർക്ക് എത്തിപ്പെടുള്ളൂ എന്നാണ് മാഡം പ്രവാസ്കി സീക്രട്ട് ഡോക്ടർ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയപ്പോൾ അതിൽ ഒരുപാട് രഹസ്യങ്ങൾ വെളിപ്പാ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആളുകൾ ചോദിച്ചു ഇങ്ങനെ പിന്നെ അയോഗ്യരായിട്ടുള്ള ആളുകൾക്ക് അതി അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അപകടമല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു അയോഗ്യരായിട്ടുള്ളതിന് യോഗ്യത ഇല്ലാത്ത ആൾക്കാർ ഇത് വിശ്വസിക്കില്ല അവർ ഇതിലൊന്നും വിശ്വസിക്കില്ല അപ്പൊ അതിന്റെ അധികാരികൾക്ക് മാത്രമേ ഇതിൽ വിശ്വാസം തോന്നുള്ളൂ അവരെ ഇത് ഫോളോ ചെയ്യുള്ളൂ